സംഭോജ്യരായ എൻ്റെ പ്രിയ കുടുംബാംഗങ്ങളെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന അനുഭവങ്ങളുടെ വികാര തീവ്രമായ സംതൃപ്തിയുടെ ഒരു ദിവസമായിരിക്കും ഇന്ന് രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നാം തീയതി ഈ പാലക്കാട് ജില്ലയിലെ നിറഞ്ഞ കവിയുന്ന അഞ്ച് പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിക്കുക ഒന്നേ മുക്കാൽ രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ സന്ദേശ ദാനത്തിൻ്റെ ആ കർമ്മത്തിൽ നിറഞ്ഞ മനസ്സുമായി എല്ലാ വിഭാഗം ജനങ്ങളും പങ്കെടുക്കുക ഈ സമയത്ത് ഈ കോട്ട മൈതാനിയിൽ ഇത്രയും അധികം വ്യക്തികൾ കൃത്യസമയത്ത് തന്നെ എത്തുക ഇതിനേക്കാൾ വലിയ ഒരനുഗ്രഹം ജഗതീശ്വരൻ ഞങ്ങൾക്ക് തരാനില്ല എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളായ നിങ്ങളോട് എല്ലാവരോടും തല കുനിച്ചുകൊണ്ട് നിറഞ്ഞ ഹൃദയത്തോടു കൂടി ആദ്യം തന്നെ ചാരിതാർത്ഥ്യം നിറഞ്ഞ പ്രണാമം നന്ദി അർപ്പിക്കുകയാണ് ഭാരതീയ സന്ദേശം എന്നും ലോക ജനതയ്ക്ക് മാർഗദർശകമായിട്ടുണ്ട് ഈ രാഷ്ട്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഹിമാലയം സമാരഭ്യ യാവത് ഇന്ദുസരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷത ഹിമാലയത്തിൽ നിന്നാരംഭിച്ച ഇന്ത്യൻ മഹാസമുദ്രം വരെ നീണ്ടുകിടക്കുന്ന ദേവനിർമ്മിതമായ ഈ ദേശത്തെ ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നു ഇത് ദേവനിർമ്മിതമായ ദേശം തന്നെയാണ് എന്താ അതിന് കാരണം നിങ്ങൾ ഹൈസ്കൂളുകളിൽ പഠിച്ച അനവധി സംസ്കാരങ്ങൾ ഭൂമുഖത്തുണ്ടായിരുന്നു അതൊന്നും ഇന്ന് നിലവിലില്ല അതിൻ്റെ പേരൊന്നും പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ് ഏതെല്ലാം എന്ന് അതേ സമയത്ത് ഇന്നത്തെ പുരാവസ്തു ഗവേഷകര് നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തില് ഭാരതീയ പൈതൃകത്തിലെ ശാസ്ത്ര സാങ്കേതിക പൈതൃകം the scientific and technological part of our culture particularly connected with the metallurgy and alloy processing starts right from 8275 BC. എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ബി സി മുതൽക്ക് ഭാരതത്തില് പ്രത്യേകിച്ചും ഹരിയാനയ്ക്കടുത്തുള്ള കാലിബംഗാൻ ഭഗവാൻപുര മെഹർഗർ തുടങ്ങിയ ഇരുന്നൂറ്റി ഇരുപത് സ്ഥലങ്ങളിൽ നടത്തിയ ഖനനത്തിന്റെ ഫലമായിട്ട് ഭാരതീയ പൈതൃകത്തിന്റെ സാങ്കേതിക ടെക്നോളജിക്കൽ സൈഡ് ഓഫ് ദാറ്റ് അത് ഒരു പതിനായിരം വർഷങ്ങൾക്ക് അപ്പുറത്തു നിന്ന് ഇങ്ങോട്ട് ആരംഭിക്കുന്നു ഇനിയും ഗവേഷണങ്ങൾ നടത്തിയാൽ ഭാരതം എത്രത്തോളം പൈതൃകത്തിന്റെ സമ്പത്ത് ഉള്ള എത്ര സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മുതൽക്ക് അത് ആരംഭിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് എന്ന് വ്യക്തമാകും ഒരു പക്ഷേ രണ്ടായിരത്തി പത്താം ആണ്ടാകുമ്പോൾ നമ്മളെല്ലാം നാസ പുറത്തിറക്കിയ ഒരു നല്ല ചിത്രം കണ്ടവരാണ് ധനുഷ്കോടിയിൽ നിന്ന് ശ്രീലങ്ക വരെ ബന്ധപ്പെടുത്തുന്ന അണ്ടർ സീ ആയിട്ടുള്ള മനുഷ്യനിർമ്മിതമെന്ന് ഏതാണ്ട് തെളിഞ്ഞിരിക്കുന്ന ഒരു പാലം ഇന്ത്യൻ കോണ്ടിനെന്റിൽ നിന്ന് ലങ്കയെ ബന്ധപ്പെടുത്തുന്ന ഒരു പാലം അത് അവര് കണക്ക് കൂട്ടിയതനുസരിച്ച് I R dating infrared dating technology അനുസരിച്ച് പന്ത്രണ്ട് പോയിന്റ് ഏഴ് ലക്ഷം വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഇനി ഈ പതിനായിരം വർഷത്തെ പഴക്കത്തിൽ നിന്ന് കുറേ കാലവും കൂടി കഴിയുമ്പോൾ നമ്മുടെ എല്ലാം മാതൃഭൂമിയായ ഈ പരമപവിത്ര ഭാരതത്തിന്റെ പൈതൃക സമ്പത്തുക്കൾ ആരംഭിക്കുന്നത് എത്ര വർഷങ്ങൾക്ക് മുൻപാണ് എന്ന് ഒരു പക്ഷേ പുതിയ ശാസ്ത്രം നമുക്ക് അറിവ് നൽകുമായിരിക്കാം അപ്പോഴും നമുക്ക് പറയാൻ സാധിക്കണം ഈ പതിനായിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള പരമപവിത്രമായ എൻ്റെ മാതൃഭൂമിയുടെ പൈതൃക സമ്പത്ത് മരിക്കില്ല അതൊരിക്കലും അത് ശാവുകയോ ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടുകയോ ചെയ്യില്ല എന്താ കാരണം വളരെ സിമ്പിൾ കാരണമാണ് എന്തുകൊണ്ട് സൂര്യൻ എല്ലാ കാലത്തും നിലനിൽക്കുന്നു എന്തുകൊണ്ട് ചന്ദ്രൻ എല്ലാ കാലത്തും നിലനിൽക്കുന്നു എന്തുകൊണ്ട് കാലവർഷം എല്ലാ കാലത്തും യഥാസമയം പെയ്യുന്നു ഇതിനൊരു ഉത്തരമേ പറയാനുള്ളൂ അതെല്ലാം പ്രകൃതി നിയമമാണ് പ്രകൃതിക്ക് ഈ നിയമങ്ങളെ മാറ്റിമറിക്കാൻ പോലും സാധ്യമല്ലാത്ത വിധം പ്രകൃതി സ്ഥാപിച്ചിരിക്കുകയാണ് ഇതെല്ലാം സൂര്യൻ രാവിലെ ഉദിക്കണം ഇത്രയും വേഗതയിൽ മുകളിലേക്ക് പോകണം ഉത്തരധ്രുവത്തിൽ ഇരിക്കുന്നവർക്ക് സൂര്യനെ ആറുമാസം വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല ദക്ഷിണധ്രുവത്തിൽ ഇരിക്കുന്നവർക്കും അങ്ങനെ തന്നെയാണ് അതുപോലെ ഇടവപ്പാതിക്ക് മഴ ആരംഭിക്കണം തുലാവർഷം എന്നുള്ളത് തമിഴ്നാട്ടിനുള്ളതാണ് ഇതെല്ലാം പ്രകൃതി നിയമം അതുപോലൊരു പ്രകൃതി നിയമമാണ് ഭാരതീയ പൈതൃകം മരിക്കാനുള്ളതല്ല ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടാനുള്ളതല്ല എന്തുകൊണ്ട് ഭാരതീയർ ഒരിക്കലും പ്രാർത്ഥിച്ചില്ല ഞങ്ങളുടെ മാത്രം വരികളാണ് സത്യമായിട്ടുള്ളത് ഞങ്ങളുടെ മാത്രം ഗ്രന്ഥമാണ് സത്യമായിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞില്ല നമ്മൾ എന്താ പറഞ്ഞത് ആനോ ഭദ്രാഹ ക്രതവോ യന്തു വിശ്വത നന്മ നിറഞ്ഞ ചിന്താധാരകൾ ലോകത്തിന്റെ എല്ലായിടത്തു നിന്നും ഞങ്ങളിലേക്ക് വന്നു ചേരട്ടെ ജഗതീശ്വര ഋഗ്വേദത്തിലെ വരിയാണത് ആനോ ഭദ്രാഹ ക്രതവോ എന്തു വിശ്വത ആ നന്മ നിറഞ്ഞ ചിന്താധാരകൾ ബൈബിളിലുണ്ടെങ്കിൽ അതും ഞങ്ങളിലേക്ക് വന്നു ചേരട്ടെ ഖുറാനിലുണ്ടെങ്കിൽ അതും ഞങ്ങളിലേക്ക് വന്നു ചേരട്ടെ കമ്മ്യൂണിസത്തിലോ ക്യാപിറ്റലിസത്തിലോ സോഷ്യലിസത്തിലോ വേറെ ഏതെങ്കിലും മതത്തിലോ ഇസത്തിലോ ഉണ്ടെങ്കിൽ നന്മ നിറഞ്ഞതാണെങ്കിൽ അത് ഞങ്ങളിലേക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ച ലോകത്തിലെ ഒരേ ഒരു ജനതയാണ് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഭാരതീയ സന്ദേശത്തിനുള്ളത് മാത്രമല്ല നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു മന്ത്രമുണ്ട് സ്വസ്തി പ്രജാപ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ലൂക്കാ സമസ്ത സുഖിനോ ഭവന്തു എല്ലാ സ്ഥലത്തും ഞാൻ ഈ തനി ആവർത്തനം നടത്താറുണ്ട് ഭാരതീയരില് ഒരു കുട്ടി പോലും പ്രാർത്ഥിച്ചിട്ടില്ല ഹൈന്ദവാഹ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഒരു ഏറ്റവും വലിയ തീവ്രവാദി പോലും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല ഭാരതീയാഹ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ലോകത്തിലെ സർവരും സർവജനങ്ങളും സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേ മാ അരുത് കശ്ചിത് ഒരിക്കലും ദുഃഖഭാഗ് ഭവേ ദുഃഖം അനുഭവിക്കുന്നവരായിട്ട് ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു സംസ്കൃതത്തിന്റെ അവ സംസ്കൃതിയുടെ അവകാശികളാണ് നമ്മൾ ലോകത്തിലെ എല്ലാവരോടും നമ്മൾ പറഞ്ഞു രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന മന്ത്രത്തിലൂടെ സഹനാവതു let us exist together sahanau bhunaktu let us share the result of the work together sahaviryam karavavahai let us work together tejasvinavadhitamastu let us get ourselves enlightened through that pathway ma vidvishavahai മാ ഒരാളോടും വിദ്വേഷമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകട്ടെ വിദ്വേഷമില്ലാത്ത അവസ്ഥ ആ വിദ്വേഷത്തിന് നമ്മളൊരു മാനദണ്ഡം നൽകിയില്ല ഭാരതത്തിലെ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നവര് മാത്രമേ ഈ സ്വർഗത്തിലേക്ക് പോവുള്ളൂ എന്ന് പറഞ്ഞില്ല ശ്രീരാമനെ പൂജിക്കുന്നവരല്ലാത്തത് ഘോര നരകത്തിൽ പോകുമെന്ന് നമ്മൾ പറഞ്ഞില്ല അമ്പലത്തിൽ പോകാത്തവര് നിത്യ നരകത്തിൽ പോകും എന്ന് നമ്മൾ പറഞ്ഞില്ല നമ്മളുടെ ഒരു ഈശ്വരന്മാരും പറഞ്ഞില്ല ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന് നമ്മുടെ ഒരു ഈശ്വര സങ്കല്പവും സൂചിപ്പിച്ചിട്ട് പോലുമില്ല ഞാൻ പറയുന്നതല്ലാതെ നീ അനുസരിക്കരുത് എന്ന് നമ്മളെല്ലാം പറഞ്ഞത് ആകാശാത് പതിതം തൂയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി ഇതിൻ്റെയൊക്കെ അർത്ഥം പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ് ആകാശത്ത് നിന്ന് വീഴുന്ന ജലത്തുള്ളികൾ ഒരുമിച്ച് ചേർന്ന് ചാലുകളായി തോടുകളായി പുഴകളായി നദികളായി മഹാസാഗരത്തിലേക്ക് പോകുന്നത് പോലെ ഓരോ വ്യക്തിയും അവനവന് താല്പര്യമുള്ള വിധത്തിൽ ആരാധന നടത്തിയാലും അവയെല്ലാം അന്ത്യത്തിൽ ഒന്നു ചേർന്ന് പരമമായ ചൈതന്യത്തിലേക്ക് തന്നെ അത് പ്രവഹിക്കുമെന്ന് പറയാൻ ഭാഗ്യം കിട്ടിയ ഒരു ഋഷിവര്യന്മാരുടെ കുലത്തിൽപ്പെട്ടവരാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മള് അത് നമ്മളൊന്ന് ഓർക്കണം ഭാരതീയ പൈതൃകം സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ആ ഋഷിവര്യന്മാരുടെ വരികൾക്ക് മാത്രമല്ല ഇന്ന് പ്രാധാന്യമുള്ളത് ഒരിക്കൽ കൂടി ഞാൻ ആ വരി പറയാം പൂർവീക ഋഷിവര്യന്മാരായ വേദവ്യാസനും വശിഷ്ഠനും വാൽമീകിയും ആപസ്തംബനും ഭരദ്വാജനും ഗൗതമനും കാത്യായനും ഐതരേയനും ഗൗതമനും അതുപോലെ ഉള്ളവർ എഴുതിയ വരികൾക്ക് മാത്രമല്ല ഭാരതത്തില് ഇന്ന് പ്രാധാന്യമുള്ളത് എന്നും എന്നും അവതാരങ്ങൾക്ക് ജന്മം നൽകിയ ഒരു രാഷ്ട്രമാണ് ഭാരതം ഒന്ന് ആലോചിച്ചു നോക്ക ജഗതീശ്വരൻ ജഗതീശ്വരന്റെ പുത്രനെയാണ് എരുശലേമിലേക്ക് അയച്ചത് അതുപോലെ ജഗതീശ്വരൻ ജഗതീശ്വരന്റെ ദൂതനെയാണ് മെക്കയിലേക്ക് അയച്ചത് ഭാരതത്തില് ജഗതീശ്വരൻ തന്നെ പത്ത് പ്രാവശ്യം ഇറങ്ങി വന്നു മറ്റൊരു രാജ്യത്തിലും പത്ത് പ്രാവശ്യം ഒന്നും അങ്ങേര് ഇറങ്ങി വന്നിട്ടില്ല ഈശ്വരൻ നേരിട്ട് വന്ന് അനുഗ്രഹിച്ച ഒരു രാഷ്ട്രത്തിന്റെ മക്കളാകാൻ ഭാഗ്യം കിട്ടിയ നമ്മളൊന്നോർക്കുക ധർമ്മത്തിന് എപ്പോഴെല്ലാം ഗ്ലാനി സംഭവിക്കുന്നു എപ്പോഴെല്ലാം അധർമ്മം വളരുന്നുവോ ഈ രാഷ്ട്രത്തിൽ മാത്രം ധർമ്മം പുനഃസ്ഥാപിക്കാൻ ഈശ്വരൻ വന്നിട്ടുണ്ട് ആ ഈശ്വരന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ട് യോഗക്ഷേമം വഹാമ്യഹം എല്ലാവരുടെയും നന്മയാണ് ഞങ്ങളുടെ ലക്ഷ്യം യോഗക്ഷേമം വഹാമ്യഹം ഹൈന്ദവക്ഷേമം വഹാമ്യഹം എന്ന് പറഞ്ഞില്ല ഹിന്ദുക്കളുടെ ക്ഷേമമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് കൃഷ്ണൻ പറഞ്ഞില്ല കൃഷ്ണന് വേണമെങ്കിൽ പറയാമായിരുന്നു ഹൈന്ദവക്ഷേമം വഹാമ്യഹം പറഞ്ഞിട്ടുണ്ടോ കൃഷ്ണൻ എവിടെയെങ്കിലും ഇല്ല യോഗക്ഷേമം വഹാമ്യഹം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എടുത്തിരിക്കുന്നത് തന്നെ യോഗ ക്ഷേമം വഹാമ്യഹം എന്നുള്ളതാണ് കൃഷ്ണൻ പറഞ്ഞതാണെന്നും പറഞ്ഞിട്ട് വർഗീയതയാണ് എന്നെന്നും പറഞ്ഞ് അവർ തിരസ്കരിച്ചൊന്നുമില്ല പിന്നെ എന്താ അവർ സ്വീകരിക്കാൻ കാരണം അതിനേക്കാൾ നല്ലൊരു വരി കിട്ടാത്തത് കൊണ്ടാണ് അപ്പോൾ നമ്മുടെ നാട്ടിനകത്ത് തന്നെ ചില വരികളുണ്ട് എത്ര ഉജ്ജ്വലം അവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് നോക്കുക ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് വീണ്ടും ആവർത്തിക്കുക എന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ ആലോചിക്കുകയാണ് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് മാതാ അമൃതാനന്ദമയി എന്ന ഒരു സ്ത്രീ സ്ത്രീയാണെന്ന് വെറുതെ വിചാരിക്കുക നമ്മുടെയൊക്കെ രൂപവും ഭാവവുമുള്ള അൻപതാം ജന്മവാർഷികത്തിന് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് ജനപ്രതിനിധികൾ അവിടേക്ക് കലൂരിൽ വരിക എന്റെ മുമ്പിലിരിക്കുന്നവർ ധാരാളം പേര് അമ്മയുടെ ആരാധകരുണ്ടാവും അമ്മയെ എതിർക്കുന്നവരുണ്ടാവും അമ്മയെ പുച്ഛിക്കുന്നവരുണ്ടാവും അമ്മയെ അവഹേളിക്കുന്നവരുണ്ടാവും അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം അതിനൊന്നും മറ്റൊരു solution you decide what should be done അങ്ങനെയുള്ള എല്ലാവരോടും ഞാൻ ചിലപ്പോ ഇങ്ങനെ പറയാറുണ്ട് ഒരു അൻപത് വർഷം സെലിബ്രേറ്റ് ചെയ്യുന്ന ആ അമ്മ മൂന്നരാം ആണ് പഠിച്ചത് നാല് കംപ്ലീറ്റ് ചെയ്തില്ല നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് ജനങ്ങള് ഓരോ കുടം വെള്ളവുമായിട്ട് കലൂര് സ്റ്റേഡിയത്തിൽ വരണമെന്ന് യു എൻ ഒയുടെ സെക്രട്ടറി ജനറൽ കോഫി അന്നൻ എന്തുകൊണ്ട് പറഞ്ഞു വെറുതെ ഒന്ന് ചിന്തിക്കാം ബുഷ് അങ്ങേർക്ക് എല്ലാ വർഷവും ബർത്ത്ഡേ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത് എല്ലാ വർഷവും അദ്ദേഹത്തിന് ബർത്ത്ഡേ ഉണ്ട് നമ്മളെ പോലെ തന്നെ അദ്ദേഹവും അപ്പൊ ബുഷ് എന്ന് പറഞ്ഞാലും അറിയാൻ സാധിക്കും ഫോറസ്റ്റിന്റെ അനിയൻ ഏതായാലും ആ ബുഷിന്റെ ബർത്ത്ഡേക്ക് എന്താ ഈ ജനപ്രതിനിധികൾ ഇത്രയും വരാത്തത് ലോക ലോകത്തെ മൊത്തം ഭരിക്കാൻ കഴിവുള്ളത് ലോകത്തിന്റെ പട്ടാളക്കാരനായിട്ട് നിൽക്കുന്ന ആര് എങ്ങനെ എന്ത് എപ്പോൾ എപ്രകാരം ചെയ്യണമെന്നറിയാവുന്ന ഒരു രാഷ്ട്രത്തലവന് പോലും ലഭിക്കാത്ത ഇത്രയും ഉജ്ജ്വലമായൊരു സ്വീകരണം കലൂരിൽ എന്തുകൊണ്ട് ലഭിച്ചു അമ്മ അവിടെ ചുറ്റി കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു ധാരാളം കന്യാസ്ത്രീകൾ വന്നു ധാരാളം അച്ഛന്മാർ വന്നു മക്കളുടെ അച്ഛന്മാരല്ല ശരിക്കുള്ള അച്ഛന്മാര് അവരവിടെ വന്നിരുന്നു അവരൊക്കെ വന്ന് അമ്മയുടെ മുമ്പിൽ വന്ന് തൊഴുത് വെറുതെ കണ്ടിട്ട് വെറുതെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു തിരിച്ചുപോയി അമ്മ എല്ലാവരെയും വിളിച്ച് നല്ല രീതിയിൽ അനുഗ്രഹിച്ചു പറഞ്ഞയച്ചു ഒരാളോടും അമ്മയ്ക്ക് വ്യത്യാസം ഉണ്ടായിരുന്നില്ല എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വലിയ സീൻ ഉണ്ടായിരുന്നു ജീവൻ ടി വിയിൽ അവിടെ നടക്കുന്നത് മുഴുവനും കൊടുത്തിരുന്നു ആ ടി വിയിൽ എനിക്ക് കാണാൻ സാധിച്ചത് ഈ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ഓരോ കുടം വെള്ളം അതാത് രാജ്യത്തിലെ പ്രതിനിധികള് doctor A P J Abdul കലാമിന്റെ കയ്യിൽ കൊടുക്ക ചെയ്തത് ഒന്ന് ആലോചിച്ച് നോക്ക doctor A P J Abdul Kalam ഭാരതത്തിലെ ഇരുപത്തിയെട്ട് കഴിഞ്ഞ ആഴ്ച പരീക്ഷണം നടത്തിയ ഇരുപത്തിയെട്ടാമത്തേതുൾപ്പെടെയുള്ള മിസൈലുകള് ഡെവലപ്പ് ചെയ്ത ഒരു ശാസ്ത്രജ്ഞൻ ലോകത്തില് ഇത്രയും കപ്പാസിറ്റിയുള്ള ശാസ്ത്രജ്ഞന്മാർ വളരെ കുറവാണ് ആ ശാസ്ത്രജ്ഞന്റെ കയ്യിൽ ഈ കുടത്തിലെ വെള്ളം കൊടുത്ത് അദ്ദേഹം അതെടുത്ത് അന്നത്തെ കേരള മുഖ്യമന്ത്രി എ കെ ആന്റണിയുടെ കയ്യിൽ കൊടുത്ത് എ കെ ആന്റണി അത് ഒരു വലിയ പാത്രത്തിലേക്ക് കവരുമ്പോൾ ഋഗ്വേദത്തിലെ പത്താം മണ്ഡലത്തിലെ ഐകമത്യ സുക്തം വയലിനില് ഇങ്ങനെ മീട്ടിക്കൊണ്ടിരിക്കുന്ന വേളയില് അതാത് രാജ്യത്തിലെ പ്രതിനിധികള് ഒളിമ്പിക് സമ്മാനം കിട്ടിയാൽ അവരുടെ കൊടി ഉയർത്തി ഇങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കുന്നത് പോലെ അവരുടെ കൊടി അതൊക്കെ കാണിച്ച് തലയ്ക്ക് മുകളിൽ കൈയടിക്കുക സാധാരണ കയ്യടിക്കാറുള്ളത് നെഞ്ചിന്റെ മുമ്പിലാ ഇത് തലയ്ക്ക് മുകളിൽ കൈയടിക്കുന്ന ഒരു സീൻ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി ഞാൻ കൺവേ ചെയ്യാൻ ആഗ്രഹിച്ചത് ഒരു അവതാരമോ മനുഷ്യ സ്ത്രീയോ ഭാരതീയമായ രക്തത്തിൽ ജനിച്ച ഒരമ്മയ്ക്ക് ലോകം നൽകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സ്വീകരണമാണ് അനുഗ്രഹമാണ് സപ്പോർട്ടാണ് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കിട്ടിയത് മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറത്തുള്ള ഒരു അപ്രൂവല് അമ്മയ്ക്ക് ലഭിച്ചത് എന്തുകൊണ്ട് ഒരു question mark why did she get that ഒറ്റ ഉത്തരേ ഉള്ളൂ അമ്മ ലോകത്തോട് പറയുന്നത് പ്രായോഗികമായും താത്വികമായും അമ്മ പറയുന്നത് ഒരൊറ്റ വരിയാണ് ലോകാസമസ്ത ബാക്കിയുള്ള നിങ്ങൾക്കറിയാം അതിനുവേണ്ടിയാ അമ്മ പ്രവർത്തിക്കുന്നത് അതുപോലെ സത്യസായി ബാബ ഞാൻ വീണ്ടും ആദ്യം പറഞ്ഞ വരി ആവർത്തിക്കുകയാണ് ഏത് വിധത്തിൽ വേണമെങ്കിലും നിങ്ങൾ സത്യസായി ബാബയെ വിലയിരുത്തുക ഇഷ്ടം ഉണ്ടായിട്ടോ ഇഷ്ടോ ഇല്ലാതെയോ എന്ത് വേണ്ടിയിട്ടും ഒരു ഇംഗ്ലീഷുകാരൻ അവിടെ വന്നു എനിക്ക് സ്വാമിയെ ഒന്ന് കാണാൻ സാധിച്ചാൽ എനിക്ക് കുറച്ച് ഡൊണേഷൻ തരണമെന്നുണ്ട് അവിടെ ചെന്ന് കണ്ട് സംസാരിച്ച് നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയുടെ ചെക്ക് കൊടുത്തു എന്നാ പറയണത് അന്ന് സ്വാമി എന്ന സത്യസായി ബാബ പറഞ്ഞു അനന്തപൂർ ജില്ലയില് വെള്ളം കിട്ടാത്ത ഒരു ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഉണ്ടാകരുത് എല്ലാവരുടെ വീട്ടിലും വെള്ളം എത്തിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുക മറ്റൊന്നിനും ഉപയോഗിക്കാൻ അറിഞ്ഞില്ല സായിബാബയുടെ പ്രതിമയുണ്ടാക്കി നിങ്ങളെല്ലാം പൂജിക്കാനായിട്ട് അത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞില്ല എൻ്റെ പേര് പറഞ്ഞ് ഭജന നടത്തണമെന്ന് സ്വാമി പറഞ്ഞില്ല സ്വാമി പറഞ്ഞത് എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കാൻ ഇത് ഉപയോഗിക്കണം ഇന്നും ഓപ്പൺ ഹാർട്ട് സർജറി ഫ്രീ ആയിട്ട് നടത്തുന്ന ലോകത്തിലെ ഒരേ ഒരു ആശുപത്രി സത്യസായി ബാബയുടെ പുട്ടവർത്തിയിലുള്ള ആശുപത്രിയാണ് അത്ഭുതം തോന്നും നമുക്ക് ഇതെങ്ങനെയാ മുമ്പോട്ട് പോകുന്നത് ചിലപ്പോ ചിലര് പറയാറുണ്ട് അത് വിദേശികളുടെ പണമല്ലേ അതെ ഉള്ളവരിൽ നിന്നെടുത്ത് ഇല്ലാത്തവർക്ക് കൊടുക്കാം അതല്ലേ വേണ്ടത് ഇല്ലാത്തവരിൽ നിന്നെടുത്ത് മണിമന്ദിരങ്ങൾ പണിയുന്നതിനേക്കാൾ നല്ലത് അതല്ലേ അതാണ് ഇവിടെ നടക്കുന്ന വ്യത്യാസം ഇവിടെ ഇല്ലാത്തവരിൽ നിന്ന് മേടിച്ച് പാർട്ടി ഓഫീസ് പണിയുന്നതിനേക്കാൾ നല്ലത് ഉള്ളവരിൽ നിന്ന് മേടിച്ച് ഇല്ലാത്തവർക്ക് കൊടുക്കാൻ പറ്റുന്നിടത്തോളം കൊടുക്കാം അതവർ ചെയ്തു ചെയ്യുന്നു ഇന്നും പുട്ടവർത്തിയിൽ പോയാൽ സ്വാമി ഒരിക്കലും സിംഹാസനത്തിൽ ഇരുന്ന് നിങ്ങളെ എല്ലാം ദീർഘായുരാരോഗ്യ ഐശ്വര്യാണ് അഭിവൃദ്ധിരസ്തു ഉത്തരോത്തര അഭിവൃദ്ധിരസ്തു എന്നൊന്നും പറഞ്ഞ് അനുഗ്രഹിക്കാറില്ല നന്മ നിറഞ്ഞ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി പറയുക സ്നേഹിക്കുക ആ സ്നേഹം കർമ്മമണ്ഡലത്തിൽ പ്രചരിപ്പിക്കുക അടുത്ത കാലത്ത് ദുബായിലെ ഹ്യൂമൻ റിസോഴ്സ് മിനിസ്റ്റർ നഹായൻ അദ്ദേഹം അവിടെ വന്നിരുന്നു അദ്ദേഹം വന്നത് ഡോക്ടർ ബി ആർ ഷെട്ടിയുടെ ഇൻവിറ്റേഷൻ കൊണ്ട് അവർ രണ്ടുപേരും കൂടി ആ സായിബാബയെ കാണാൻ വന്നത് അകത്തേക്ക് കയറുന്നത് വരെ നഹായൻ ഒരു സംശയം ഉണ്ടായിരുന്നു ഈ സായിബാബയെ കാണുമ്പോഴത്തേക്കും വല്ല പ്രശ്നം ഉണ്ടാവുമോ എന്ന് ഏതായാലും അകത്ത് ചെന്ന് അഞ്ചു മിനിറ്റ് സായിബാബയെ കാണാൻ തീരുമാനിച്ച നഹായൻ കഴിഞ്ഞ മാസം നടന്നതാണത് അകത്ത് ചെന്ന് സംസാരിച്ച രണ്ടര മണിക്കൂർ കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോ പറയായിരുന്നു something surprising I have never had an experience like this. He is really an embodiment of divine power. ഒരു മുസ്ലിം അങ്ങനെ പറയണമെങ്കിൽ അത്ര എളുപ്പത്തിലൊന്നും നടക്കില്ല നമ്മളെ ഭരിക്കുന്ന മുസ്ലിം ലീഗിലെ പാർട്ടീസ് പോലും അങ്ങനെ പറയില്ല പിന്നെയാണ് ഈ ദുബായിലെ പാർട്ടി പറയുന്നത് ഇന്ന് ആലോചിച്ച് നോക്കുക എന്തുകൊണ്ട് അവർക്കത് സാധിച്ചത് ഇന്നും അത് നമ്മുടെ അമേരിക്കയുടെ മധ്യഭാഗത്ത് നിന്ന് തെക്കോട്ട് റീത്ത ആഞ്ഞടിച്ചു കത്രീന ആഞ്ഞടിച്ചു വിൽമ അടിച്ചു ബീറ്റ അടിച്ചു അങ്ങനെ ഓരോന്നും അടിച്ചതാ എന്താണെന്നറിയാവല്ലോ ഇത് ലോകസുന്ദരികളുടെ പേരൊന്നും അല്ല ഇതൊക്കെ ഹറീക്കൈന്റെ പേരുകളാ ഇത് ഓരോന്ന് ഓരോന്നായിട്ട് അടിച്ചപ്പോൾ സന്തോഷത്തോടു കൂടി പറയാം വത്തിക്കാനിൽ നിന്ന് ആരും സഹായിക്കാൻ വന്നില്ല അവിടെ മെക്കയിൽ നിന്ന് ആരും അവിടെ സഹായിക്കാൻ വന്നിരുന്നില്ല ഭാരതത്തിലെ മൂന്ന് വ്യക്തികളുടെ ആരാധകരാണ് അവിടെ കണ്ണീരൊപ്പാൻ ഉണ്ടായിരുന്നത് ആദ്യം കാലിഫോർണിയയിൽ നിന്ന് മാതാ അമൃതാനന്ദമയ്യയുടെ ഭക്തർ പോയി അതേ സ്പീഡില് സത്യസായി ബാബയുടെ ഭക്തർ പോയി ശ്രീ ശ്രീ രവിശങ്കർ തന്നെത്താൻ അങ്ങോട്ട് പോയി രവിശങ്കറിനോട് ചോദിച്ചു അമേരിക്കൻ ഗവൺമെന്റ് ബ്ലാക്ക് കാറ്റ് വല്ലതും വേണോന്ന് നമുക്ക് എന്തോ ഒന്നിന് കറുകുരുഞ്ഞിര സാധനം ഉണ്ടാക്കാനാ ഏയ് നമുക്കിതിന്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾ പൊക്കോളാം നമുക്കിത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല അവിടെ ചെന്ന് ഓരോരുത്തരുടെയും കണ്ണുനീരൊപ്പുന്ന ഒരു സീൻ ഞാൻ നേരിട്ട് കണ്ടില്ല മാതൃഭൂമിയിൽ കൊടുത്തിരുന്നു മാതൃഭൂമിയിൽ വളരെ വലിയ പിക്ചറായിട്ട് കൊടുത്തിരുന്നു ഗുരുജി ശ്രീ ശ്രീ രവിശങ്കർ നേരെ ഹ്യൂസ്റ്റണിലും അവിടെയുള്ള സ്ഥലങ്ങളിൽ കരയുന്നവരുടെ കണ്ണുനീര് ഒരു സീൻ ഭാരതീയർക്കത് സാധിക്കും ഭാരതീയ സന്ദേശം പ്രായോഗിക തലത്തിലുള്ളതാണ് അതുകൊണ്ടാണ് ശ്രീ ശ്രീ രവിശങ്കർ അവിടെ എത്തിയത് ഒന്ന് അത്ഭുതത്തോടു കൂടി ആലോചിച്ചു നോക്കാം പാകിസ്ഥാനിൽ ഇറങ്ങിയ ശ്രീ ശ്രീ രവിശങ്കറിനെ മുഷാറഫ് നേരിട്ട് സ്വീകരിക്കാൻ മുമ്പോട്ട് വന്നു ഇന്നലെ മുഷാറഫ് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ നിലപാടിനോട് എനിക്ക് സംശയമുണ്ടെന്ന് പക്ഷെ മുഷാറഫിന് ശ്രീ ശ്രീ രവിശങ്കറിന്റെ നിലപാടിനോട് സംശയമൊന്നുമില്ല അത് വലിയ സന്തോഷം തോന്നി ഒരു സംശയമില്ല അദ്ദേഹത്തിന് ആ രവിശങ്കർ ഇറങ്ങി വന്നപ്പോൾ രണ്ട് കയ്യും നീട്ടി സ്വീകരിച്ചു കൊണ്ട് പറഞ്ഞത് we would like to have your centres throughout Pakistan every district പാകിസ്ഥാനിലെ എല്ലാ ജില്ലകളിലും അങ്ങയുടെ കേന്ദ്രങ്ങൾ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം അറിയാലോ പാകിസ്ഥാൻ ഒരു ഹിന്ദു രാഷ്ട്രമൊന്നുമല്ല അങ്ങനെയുള്ള രാജ്യത്തിൽ ഗുരുജിയെ വിളിച്ചു വരുത്തി രണ്ട് കയ്യും നീട്ടി സ്വീകരിച്ച് ആ രാഷ്ട്രത്തില് ഓംകാരം ചൊല്ലുന്ന സുദർശനക്രിയ നടത്തുന്ന ഒരു സെന്റർ വേണമെന്ന് അവിടുത്തെ മിലിട്ടറി ഹെഡായ പ്രസിഡന്റ് പറയണമെങ്കിൽ ഈ ശ്രീ രവിശങ്കറിന് എന്തോ പ്രത്യേകത ഉണ്ടായിരിക്കണം അതല്ലെങ്കിൽ ഒരു മുണ്ട് ഇടത്തെ തോളത്ത് കൂടെ ഇട്ട് ഒറ്റ മുണ്ട് ഉടുത്ത് മൊത്തം വെയിറ്റ് എടുത്താൽ നാൽപ്പത്തെട്ടര കിലോഗ്രാം അതിൽ കൂടുതലൊന്നുമില്ല ഈ നാൽപ്പത്തെട്ടര കിലോഗ്രാം ഭാരമുള്ള ഒരു വ്യക്തി യൂറോപ്യൻ പാർലമെന്റിനകത്ത് പാർലമെന്റേറിയൻസിനെ എട്ട് മണിക്കൂർ വാതിലടച്ച് സുദർശനക്രിയ നടത്തിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോ അവരോട് പത്രക്കാര് ചോദിച്ചു സുദർശന ദർശനക്രിയ യൂറോപ്യൻ പാർലമെന്റ് അംഗങ്ങൾക്ക് എങ്ങനെയാണ് അനുഭവപ്പെട്ടത് excellent we never had an experience like this എന്തുകൊണ്ടാണ് അത് സാധിച്ചത് സത്യസായി ബാബയുടെ മുമ്പില് വികസിത രാഷ്ട്രങ്ങളിലെ ചിന്തകരും പണ്ഡിതരും തലകുനിക്കുന്നു മാതാ അമൃതാനന്ദമയ്യയുടെ മുമ്പില് അതുപോലെ സംഭവിക്കുന്നു ശ്രീ ശ്രീ രവിശങ്കറിന്റെ മുമ്പില് എത്രയോ വ്യക്തികൾ രണ്ട് കൈയും കുപ്പി തൊഴുന്നു എങ്കില് എന്റെ മുമ്പിലിരിക്കുന്ന ഇടതുപക്ഷക്കാരോ വലതുപക്ഷക്കാരോ മധ്യപക്ഷക്കാരോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ നിങ്ങൾ ആരുമാകട്ടെ ഒന്ന് ചിന്തിക്കാം മറ്റ് ലോകത്തിലെ ഒരു രാജ്യത്തിലെ വ്യക്തിക്കും ലഭിക്കാത്ത സ്വീകരണം വളരെ വികസിത രാഷ്ട്രമൊന്നുമല്ല ഭാരതം ഏതാണ്ട് വികസ്വര രാഷ്ട്രം സ്ലം ഏരിയ ഉണ്ട് രാഷ്ട്രീയക്കാരുണ്ട് ഇവിടെ ദാരിദ്ര്യമുണ്ട് എല്ലാം ഇവിടെ ഉണ്ട് ഇതെല്ലാമുള്ള രാഷ്ട്രത്തിൽ ജനിച്ച ഈ വ്യക്തികൾക്ക് ഇത്രയുമധികം സ്വീകരണം എങ്ങനെയാ ലോക ജനത കൊടുക്കുന്നത് ഇതിന് നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ഉത്തരമേ ഉള്ളൂ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ലോകം രണ്ട് കയ്യും നീട്ടി ഭാരതീയ ചിന്താധാരകൾ സ്വീകരിക്കുന്നു രണ്ട് കയ്യും നീട്ടി ഭാരതീയ ചിന്താധാരകൾ സ്വീകരിക്കുന്നു ഈ നാട്ടിനകത്ത് എത്ര എത്ര അറിവുകളാ ഉള്ളത് ആദ്യം പറഞ്ഞ ആത്മീയതയുടെ അറിവ് അതേപോലെ ഈ നാട്ടിനകത്ത് ഭഗവത്ഗീതയുണ്ട് ഗംഭീരമായ ഭഗവത്ഗീത ഇന്ന് ഒരു സ്ഥലത്ത് ഭഗവത്ഗീതയെ കുറിച്ച് പ്രഭാഷണം നടത്തി ഞാൻ വിചാരിച്ചത് ഒരു പത്തിരുപത് പേരെങ്കിലും ഉറങ്ങുമെന്നാ വിചാരിച്ചത് ഉച്ചയ്ക്ക് ഒരു രണ്ടു മണിക്കുള്ള പ്രഭാഷണം സാമാന്യം തറക്കേടില്ലാത്ത ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടാവും നമ്മളൊക്കെ മനുഷ്യരല്ലേ after all we are human beings എന്ന് പറയാറുണ്ട് അത് തെറ്റാ before all we are human beings after all ഒന്നുമല്ല before all we are human beings ഒരാൾ പോലും ഉറങ്ങിയില്ല ഭഗവത്ഗീതയെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എത്ര ഭംഗിയായിട്ട് ആ ശ്രീകൃഷ്ണന്റെ വരികൾ ഓരോരുത്തരെടുത്തിരിക്കുന്നത് സ്റ്റീഫൻ ഹോക്കിൻസ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ സർ ഐസക് ന്യൂട്ടന്റെ കസേരയിലിരിക്കുന്ന അതിപ്രശസ്തനായ ശാസ്ത്രജ്ഞൻ സ്ട്രിങ് തിയറി ഉണ്ടാക്കി സ്ട്രിങ് തിയറി സാധാരണക്കാർക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല പാലക്കാടുകാർ അസാധാരണക്കാരായതുകൊണ്ട് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ആ സ്ട്രിങ് തിയറി അദ്ദേഹം ഉണ്ടാക്കിയത് എവിടെ നിന്ന ഭഗവത്ഗീതയിലെ ഒരു വരിയിൽ നിന്ന് സൂത്രേ മണികണായിവ എന്ന ഒറ്റ വരി എടുത്തിട്ട ലോകം അംഗീകരിച്ച അത്യന്താധുനിക ശാസ്ത്രത്തിലെ സ്ട്രിങ് തിയറി ഉണ്ടാക്കിയത് അതേ ഭഗവത്ഗീത ഇന്ന് എവിടെയെല്ലാമാണ് കറങ്ങി തെളിഞ്ഞു പോകുന്നതെന്നറിയോ യഥാർത്ഥത്തില് എനിക്ക് ഡോക്ടറേറ്റ് കഴിഞ്ഞ് വർക്ക് ചെയ്യാൻ കാനഡയില് കുറേ നോബൽ സമ്മാനം വാങ്ങിച്ച വ്യക്തികള് പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയില് പ്രവർത്തിക്കാൻ ഒരു ഭാഗ്യം കിട്ടി രാത്രി പതിനൊന്ന് മണിക്കാണ് എഡ്മണ്ടണിൽ വന്ന് ഇറങ്ങിയത് അപ്പോ എന്നെ അവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എൻ്റെ പ്രൊഫസർ വന്നിരുന്നു അദ്ദേഹം ഒരു പെന്തക്കോസ്ത് ക്രിസ്ത്യാനിയ പെന്തക്കോസ്ത് ക്രിസ്ത്യാനി നിങ്ങൾ കേട്ട് കാണൂല്ലേ ഒരു പ്രത്യേക ടൈപ്പ് ക്രിസ്ത്യാനികളാണ് ഒക്ടോപ്പസിനെ പോലെയുള്ളത് ഏതായാലും ആ പെന്തക്കോസ്ത് ക്രിസ്ത്യനാണ് ജോൺ എസ് സിം എന്ന് പറയുന്ന അദ്ദേഹം രാത്രി പതിനൊന്നര മണിക്ക് കോച്ചി വലിക്കുന്ന തണുപ്പത്ത് അദ്ദേഹം ഇറങ്ങി വന്നപ്പോ എൻ്റെ ബുദ്ധി കുറവ് കൊണ്ട് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാൻ കൊണ്ടുപോയത് കാശുനട്ടും ഗ്രാമ്പുവും ഏലക്കായും കുരുമുളകും എല്ലാം ഒരു പെട്ടിക്കകത്താക്കിയിട്ട് എൻ്റെ പ്രൊഫസർക്ക് കൊണ്ടുപോകാൻ പോയപ്പോ അദ്ദേഹം അത് ചോദിച്ചു വാട്ട് ഈസ് ദിസ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് വാട്ട് അപ്പോ അദ്ദേഹത്തിനോട് പറഞ്ഞു these are cardamom clove pepper and cashew nut. are all available here. Why did you bring all these things? ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് sir then what did you want നിങ്ങൾക്ക് എന്താ വേണ്ടത് ഐ വാണ്ട് ഭഗവത്ഗീത എൻ്റെ അമ്മോ ഒരു നല്ല ബന്ധക്കോസ്തുകാരൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടതാ ഐ വാണ്ട് ഭഗവത്ഗീത വെറുതെ ഞാൻ ചോദിച്ചു is the Bhagavad Gita not available in Canada Bhagavad Gita കാനഡയിൽ അവൈലബിൾ അല്ലേ അദ്ദേഹം ഇൻസ്റ്റന്റേനിയസ് ആൻസർ തന്നത് yeah Bhagavad Gita is available in Canada but the Bhagavad Gita printed in the holy land of India that is not available in in Canada ഭാരതത്തിൽ പ്രിന്റ് ചെയ്ത ഹോളി ലാൻഡ് ഓഫ് ഇന്ത്യ അവിടെ പ്രിന്റ് ചെയ്ത ഭഗവത്ഗീതയാണ് എനിക്ക് വേണ്ടത് അപ്പൊ അവരുടെ വീക്ഷണം ഒന്ന് നോക്കുക എത്ര ഗംഭീരമായ വീക്ഷണത്തോടു കൂടിയാണ് ഹിന്ദു അല്ലാത്ത വിദേശികൾ പോലും ഭാരതീയ ചിന്താധാരകളെ പഠിച്ച് ജീവിതത്തിൽ പകർത്തുന്നത് ഈ ഭഗവത്ഗീത അരച്ച് കലക്കി കുടിച്ച ഒരാളുണ്ട് ദീപക് ചോപ്ര ദീപക് ചോപ്ര ഭഗവത്ഗീതയുടെയും കൂടി അടിസ്ഥാനത്തിൽ ഒരു വലിയ തെറാപ്പി ഉണ്ടാക്കി എന്റെ പേരെന്താ ന്യൂ ഏജ് തെറാപ്പി നിങ്ങൾ കേട്ട് കാണും N A T new age therapy അതെന്താണെന്ന് അറിയണമെങ്കിൽ സുഹൃതം എന്ന സിനിമ കാണാം സുഹൃതം എന്ന സിനിമയിൽ ആ ന്യൂ ഏജ് തെറാപ്പി കൊടുത്തിട്ടുണ്ട് മന്ത്രത്തിൻ്റെയും തന്ത്രത്തിൻ്റെയും സൂര്യ നമസ്കാരത്തിൻ്റെയും വേദമന്ത്ര തരംഗങ്ങളുടെയും എല്ലാം സഹായത്തില് ബ്ലഡ് ക്യാൻസർ മാറ്റുന്ന ഒരു ചികിത്സാ സമ്പ്രദായം അമേരിക്കയില് ഇന്ത്യക്കാരനായ ഡോക്ടർ ദീപക് ചോപ്ര എന്ന വാഷിങ്ടൺ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഏറ്റവും ഉയർന്ന ഡോക്ടർ അവിടെ നിന്ന് രാജിവെച്ച് ആരംഭിച്ച ഒരു ചികിത്സാ സമ്പ്രദായം ഞാൻ പറഞ്ഞ വരിയുടെ നീളം കൂടിപ്പോയോ ഉണ്ടെങ്കിൽ ഒന്ന് മുറിച്ചു പറയാം വാഷിങ്ടൺ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫോർമർ സീനിയർ ഡയറക്ടർ ആയിരുന്ന ഡോക്ടർ ദീപക് ചോപ്ര ഉജ്ജ്വലമായ ഒരു ചികിത്സാ സമ്പ്രദായം വികസിപ്പിച്ചു അതിന്റെ ജനറൽ പേര് new age therapy new age therapy N A T മുഴുവനും പൂർണ്ണമായും ഭാരതീയ ചിന്താധാരകൾ ഉപയോഗിച്ച് മന്ത്രത്തിന്റെ എഫക്റ്റ് പത്യത്തിന്റെ എഫക്റ്റ് ആഹാരത്തിന്റെ എഫക്റ്റ് ധ്യാനത്തിന്റെ എഫക്റ്റ് സൂര്യ നമസ്കാരത്തിന്റെ എഫക്റ്റ് ഇതുപോലെ ആത്മീയതയും കൂട്ടത്തിൽ തന്നെ ആധുനിക ശാസ്ത്രവും ഒരുമിച്ച് ചേർത്ത് വികസിപ്പിച്ച ന്യൂ ഏജ് തെറാപ്പി എന്ന ആ സമ്പ്രദായം ഇന്ന് ലോകം മുഴുവനും കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് ഭാരതീയ സന്ദേശം ലോക നന്മയ്ക്ക് എന്ന് പറയുമ്പോൾ ചികിത്സാ സമ്പ്രദായത്തിൻ്റെ അടിത്തറ മുഴുവനും ഭാരതീയ മണ്ണിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഭാരതത്തിൻ്റെ സമ്പ്രദായം എന്താ ന്യൂ ഏജ് തെറാപ്പിയുടെ റിയൽ എസൻസ് ചരക മഹർഷി പറഞ്ഞൊരു വരിയുണ്ട് ശരീര മനസോ യോഗ പരസ്പര മനോവ്രജേ ആധാര ആധേയ ഭാവേന ഘടയോരിവ നല്ല ഒരു വരിയാണ് ഓർമ്മിക്കാൻ സാധിക്കുന്നവർ ഓർമ്മിക്കുക ഓർമ്മിക്കാൻ പറ്റാത്തവര് മറക്കാതിരിക്കുക ശരീര മനസ്സോ യോഗ പരസ്പരമനുവ്രജേ ശരീരവും മനസ്സും പരസ്പരം കോംപ്ലിമെന്ററി ആണ് ആധാര ആദേയ ഭാവേന തപ്താജ്യ ഘടയോരിവ ശരീരം ആധാരം മനസ്സ് ആദേയം ആധാരവും ആധേയവും പോലെ ശരീരവും മനസ്സും പ്രവർത്തിക്കുന്നു ശരീരത്തിനുണ്ടാകുന്ന ഗുണദോഷങ്ങൾ മനസ്സിനെ സ്വാധീനിക്കുന്നു മനസ്സിലുണ്ടാകുന്ന സുഖദുഃഖങ്ങള് ശരീരത്തെ സ്വാധീനിക്കുന്നു എന്ന് ഇരുപത്തിനാല് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ചരക മഹർഷി ഭാരതത്തിലിരുന്ന് പറഞ്ഞ സന്ദേശം പത്തൊ ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തില് ഇരുപത്തൊന്നാം നൂറ്റാണ്ട് ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് അമേരിക്കക്കാര് പരീക്ഷണം നടത്തി ശരീരത്തിൻ്റെ സുഖദുഃഖങ്ങൾ മനസ്സിനെ ബാധിക്കുന്നു മനസ്സിൻ്റെ സുഖദുഃഖങ്ങൾ ശരീരത്തെ ബാധിക്കുന്നു എങ്കിൽ മനസ്സിനെ ചികിത്സിച്ചാൽ ശരീരത്തിന്റെ അസുഖം മാറ്റാൻ സാധിക്കില്ലേ എന്നൊരു തോന്നല് ഈ വരിയിൽ നിന്ന് അവിടെ നിന്ന് ആ തുടങ്ങിയത് ന്യൂ ഏജ് തെറാപ്പി എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ രോഗമുണ്ടെങ്കിൽ ശരീരത്തിനോട് പറയുക ഈ രോഗത്തിൽ നിന്ന് ശരീരത്തെ മോചിപ്പിക്കണമെന്ന് ശരീരത്തിനോട് സംസാരിക്കുക വലത്തെ കയ്യ് തലയിൽ വെച്ച് ഇടത്തെ കൈ ചുരുട്ടി നെഞ്ചത്ത് വെച്ച് തലച്ചോറിനോട് പറയുക എൻ്റെ ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ട് ഈ ബ്ലോക്ക് കൊളസ്ട്രോളും സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും ചേർന്ന എസ്റ്റർ കൊണ്ടുണ്ടായതാണ് ഇതൊന്ന് മാറ്റണം എൻ്റെ ഹൃദയം ഹൃദയമേ എന്ന് ഹൃദയത്തോട് പറയ ദിവസവും പറയ വലിയ കുഴപ്പമൊന്നുമില്ല പതുക്കെ പതുക്കെ ഒരു ആഴ്ച കഴിഞ്ഞാൽ ബ്ലോക്ക് എത്ര ഉണ്ടെന്ന് നോക്കാം ഹൃദയം തന്നെ തീരുമാനിക്കും ഒരു നല്ല മനുഷ്യന്റെ ശരീരത്തിനകത്താ ഞാൻ ഇരിക്കുന്നത് അതുകൊണ്ട് ഇയാളെ ഞാൻ കാരണം കൊല്ലണ്ട നല്ല പാർട്ടിയാ പണ്ട് അടിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പൊ തറക്കേടില്ലാത്ത സാധനമാണ് അത് കാരണം ഹാർട്ട് തന്നെത്താനെ പ്രവർത്തിക്കും എന്നെങ്കിലും നിങ്ങൾക്ക് സംശയം തോന്നുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ വരിയില് ഡി നോർണിഷ് എന്ന അതിപ്രഗത്ഭനായ കാർഡിയോളജിസ്റ്റ് ന്യൂയോർക്കിലെ കാർഡിയോളജിസ്റ്റ് ആണ് നല്ല ഒരു കാർഡിയോളജിസ്റ്റ് ആണ് പത്ത് നാൽപ്പതിനായിരത്തോളം സർജറി അദ്ദേഹം ഈ കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ടീമും ചേർന്ന് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട് alternative pathway for evading heart attack ഹൃദ്രോഗം മാറ്റാനായിട്ടുള്ള പന്താവ് അതിൽ അദ്ദേഹം പറയുന്നത് ഇതേ ചരക സംഹിതയുടെ വരിയാണ് ഗംഭീരമായിട്ടുള്ള വരി ഹൃദയത്തിനോട് പറയ എൻ്റെ ഹാർട്ടില് ബ്ലോക്ക് ഉണ്ടാകരുത് മാറണമെന്ന് ലിവറിനോട് പറയുക ശരീരത്തിലെ ഷുഗറിന്റെ അളവ് കൂടുതലാണ് അതൊന്ന് കുറയ്ക്കണം എന്ന് പറയാം നിരന്തരം പറഞ്ഞു കഴിയുമ്പോൾ ന്യൂ ഏജ് തെറാപ്പി പ്രകാരം ഹൃദയം അഡ്ജസ്റ്റ് ചെയ്തതുപോലെ ലിവർ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങും മക്കളോട് പറയുക പഠിച്ചതൊന്നും മക്കൾക്ക് ഓർമ്മയില്ല അതുകൊണ്ട് എല്ലാ ക്ലാസ്സിലും എൻ്റെ മക്കൾ ഫസ്റ്റാണ് ജ്യോതിഷ് ബ്രഹ്മി അത് കൊടുത്തോണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല തലയ്ക്ക് കൈവച്ച് തലയ്ക്ക് കൈവച്ച് തലച്ചോറിനോട് പറയാൻ മക്കളോട് പറയുക ഓർമ്മശക്തി കുറവാണ് ഒന്ന് സഹായിക്കണം തലയ്ക്കകത്ത് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക നിരന്തരം ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ ഒരു പതിനെട്ട് ഇരുപത് ദിവസം കൊണ്ട് നിങ്ങളുടെ മക്കളിൽ അസാധാരണ മാറ്റമുണ്ടാകും ഒരാത്മീയ നേതാവല്ല സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നത് സയന്റിഫിക് വിഷയം കൈകാര്യം ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് ഞാൻ പറയുന്ന വാക്കുകൾക്ക് ഒരു കാരണവശാലും ഇടിവുണ്ടാകരുത് എന്നാഗ്രഹമുള്ളത് കൊണ്ട് ഉറപ്പിച്ചു തന്നെ പറയാണ് മക്കളുടെ മസ്തിഷ്കത്തിനകത്ത് മെമ്മറി എന്ന ക്വാളിറ്റി കൂട്ടാൻ ഒന്ന് രാവിലെ അഞ്ചര മണിക്ക് എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ഒന്ന് ധ്യാനിച്ച് വലത്തേ കൈ തലയിൽ വെച്ച് ഇടത്തെ കൈ ചുരുട്ടി നെഞ്ചത്ത് വെച്ച് മസ്തിഷ്കത്തോട് പറയുക മനസ്സിനോട് പറയുക ഓർമ്മശക്തി കൂട്ടണമെന്ന് ഭാരതീയ ചിന്ത ഇന്ന് ലോകത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായ സന്ദേശത്തിന് ഒരു ഉദാഹരണം നമ്മുടെ വീട്ടില് നമ്മുടെ അമ്മമാർക്കും ഭാര്യമാർക്കും എല്ലാം മുട്ടുവേദനയുണ്ട് പുറം വേദനയുണ്ട് വയറുവേദനയുണ്ട് മൊത്തം വേദനയാ എന്താ കാരണം എന്നറിയോ വളരെ സിമ്പിൾ കാരണമാണ് പണ്ടെല്ലാം നമുക്കുണ്ടായിരുന്ന ഒന്നാമത്തെ ദുഃഖം പുത്രദുഃഖമായിരുന്നു രണ്ടാമത്തെ ദുഃഖം ദാരിദ്ര്യ ദുഃഖം ചിലർക്ക് ദാരിദ്ര്യ ദുഃഖം ആദ്യം പുത്ര ദുഃഖം രണ്ടാമത് ഇപ്പൊ നമുക്ക് മൂന്നാമത്തെ ഒരു ദുഃഖമുണ്ട് എന്താ ദുഃഖം ഒരു ദുഃഖവും ഇല്ല എന്ന ദുഃഖം അതാണ് നമുക്ക് ഏറ്റവും വലിയ ദുഃഖമായിരിക്കുന്നത് അതൊന്ന് മാറിക്കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുക എനിക്ക് പുറം വേദന എടുക്കുന്നു എനിക്ക് കഴുത്ത് വേദന എടുക്കുന്നു എൻ്റെ വയറ്റിലാണെങ്കിൽ ഇങ്ങനെ കത്തണ മാതിരിയാവുന്നു എന്താ കാരണം നാല് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എന്താ ഭക്ഷണം കഴിക്കാത്തത് ഭർത്താവ് എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്താ ഭർത്താവ് തിരിഞ്ഞു നോക്കാത്തത് എൻ്റെ കയ്യിൽ കയ്യിലിരിപ്പ് ശരിയല്ല പിന്നെ എങ്ങനെയാ ഇതാര് വിചാരിച്ചാലാ ശരിയാക്കാൻ പറ്റുക ആര് വിചാരിച്ചാലും ശരിയാക്കാൻ പറ്റില്ല അപ്പോഴാണ് ഇവിടെ ഈ ഓട്ടോ സജഷൻ വരിക നല്ല രീതിയിൽ ജീവിക്കാൻ പഠിക്കുക വീട്ടിനകത്ത് നന്മകൾ നിറച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ജീവിക്കുമ്പോൾ ശരീരത്തിനകത്ത് രോഗം വരികയാണെങ്കിൽ പുറംവേദന ഉണ്ടെങ്കിൽ പറയുക ബാക്കിനോട് മനസ്സിൽ കൊണ്ടുവന്ന് എൻ്റെ പുറം വേദന മാറണം എന്ന് നിർദ്ദേശിക്കുക ന്യൂ ഏജ് തെറാപ്പി തുളസിയുടെ വെള്ളം അല്പം കയ്യിലെടുത്ത് കുടിക്കുക കുറച്ചുകൂടി ശരീരത്തിന് അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ തലേ ദിവസം രാത്രി നാലോ അഞ്ചോ തുളസിയില ഒരു ഗ്ലാസ്സിലിട്ട് ചൂടുവെള്ളം ഒഴിച്ച് അത് അടച്ചു വെക്കുക അടുത്ത ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റ് നേരത്തെ എന്ന് പറഞ്ഞാൽ എട്ട് മണിക്കല്ല അഞ്ചര മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറിയിൽ പത്ത് മിനിറ്റ് ധ്യാനിച്ച് രണ്ട് ഗ്ലാസ് തുളസി വെള്ളം കുടിക്കുക സാമാന്യ രോഗങ്ങളെല്ലാം നിങ്ങൾ രാഷ്ട്രീയക്കാരല്ലെങ്കിൽ മാറിക്കിട്ടും രാഷ്ട്രീയക്കാരാണെങ്കിൽ നമുക്ക് ഒരു രക്ഷയില്ല അത് ചില രോഗങ്ങളൊക്കെ വേണം ഡൊണേഷൻ മേടിക്കാൻ അത് വെച്ചുകൊണ്ട് വേണം അടുത്ത പാർട്ടി പ്രവർത്തക സമിതി കൂടാൻ സാധാരണക്കാർക്ക് അത് വേണ്ടല്ലോ അതുകൊണ്ട് രണ്ട് ഗ്ലാസ് തുളസിയല ഭാരതീയർ പൂജിച്ചിരുന്ന തുളസിയുടെ ഔഷധ ഗുണം ഇന്ന് ഇംഗ്ലണ്ടിലും ജർമ്മനിയിലും രണ്ട് ഗ്ലാസ് തുളസിയിലയായിട്ട് രാവിലെ കുടിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും യോഗ ഇന്ന് എവിടെയാ യോഗ ഇല്ലാത്തത് കഴിഞ്ഞ വർഷം കുറച്ച് ദിവസം ഡാർലിംഗ്ടൺ എന്ന ലണ്ടന്റെ അടുത്തുള്ള സ്ഥലത്ത് താമസിക്കാൻ ഒരു ഭാഗ്യം കിട്ടി പണ്ട് അവിടെ ചെല്ലുമ്പോൾ രാവിലെ അഞ്ചര ആറ് ഏഴ് മണിക്ക് പലരും ഇറങ്ങിയിട്ട് ഓടുന്നത് കാണാം രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ഈവനിങ് വാക്ക് വളരെ വലുതായിട്ട് സ്പീഡിൽ പോകുന്നത് കാണാം അങ്ങനെ ഇപ്പൊ പോയപ്പോ ആരും ഇല്ല ആരും രാവിലെ ഓടണില്ല ഞാൻ വിചാരിച്ചു ഇംഗ്ലണ്ട് വേറെ ഏതെങ്കിലും രാജ്യം കീഴടക്കിയോ എന്ന് ഒന്നുമില്ല പിന്നീടാ മനസ്സിലായത് ഇപ്പൊ ഓടണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് സൂര്യ നമസ്കാരം ചെയ്താൽ മതി അത്ര അപ്പൊ ഇംഗ്ലണ്ടുകാർ മൊത്തം സൂര്യ നമസ്കാരം നമ്മൾ മൊത്തം വേറെ ഏതോ നമസ്കാരം ഇംഗ്ലണ്ടുകാരുടെ സന്ദേശം the king of the exercises എന്ന all India institute of medical college medical സയൻസിലെ ഡോക്ടർമാർ പറഞ്ഞ സൂര്യ നമസ്കാരം ഇംഗ്ലണ്ടിലും മറ്റു വികസിത രാഷ്ട്രങ്ങളിലും രാവിലെ ഓടുന്നതിനു പകരം അവരുടെ ജീവിതത്തിൽ പകർത്തിയിരിക്കാം എന്താ സൂര്യ നമസ്കാരത്തിന്റെ പ്രത്യേകത ഏഴ് യോഗാസനങ്ങൾ പത്ത് സ്റ്റെപ്പായിട്ട് ചെയ്യാണ് ഏഴ് യോഗാസനങ്ങള് പത്ത് സ്റ്റെപ്പായിട്ട് ആയിട്ട് ചെയ്യുമ്പോൾ ശരീരത്തിലെ നൂറ്റി എൺപത്തി ആറോളം മൂവബിൾ ജോയിന്റുകൾ സ്മൂത്തായിട്ട് എക്സർസൈസിന് വിധേയമാകുന്നത് കൊണ്ടാണ് ശരീരം പെർഫെക്റ്റ് ആകുന്നത് എന്ന് ഉള്ളവർക്കെല്ലാം ഇപ്പൊ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു നമ്മുടെ ചിന്താധാരകള് ലോകത്തിൽ എങ്ങനെയാ അത് പോകുന്നതെന്ന് നോക്കാം അമേരിക്കയിലെ വാഷിംഗ്ടൺ പോസ്റ്റ് ന്യൂയോർക്ക് ടൈംസ് രണ്ട് മാഗസീന്റെ റിപ്പോർട്ട് അനുസരിച്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ അമേരിക്കക്കാരില് അറുപത്തിനാല് ശതമാനം വ്യക്തികള് യോഗചര്യ അനുഷ്ഠിക്കുന്നവരാണ് എല്ലാ മൾട്ടിനാഷണൽ കമ്പനികളിലും യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എല്ലാ ഗവൺമെന്റ് ഓഫീസിലും യോഗ ട്രെയിനിങ് കൊടുക്കാൻ ഒരു ഉണ്ടാകും ഈ പത്ത് ഇരുപത്തിനാല് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഭാരതത്തിൽ വികസിച്ച യോഗചര്യ ഇന്ന് കാറ്റു പറക്കുന്നത് പോലെ വികസിത രാഷ്ട്രങ്ങളിലേക്ക് നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച അവിടെ ചെന്നാൽ കാണാൻ സാധിക്കും അത്ഭുതകരമായ കാഴ്ച അതുപോലെ യോഗായും യോഗാസനവും സൂര്യ നമസ്കാരവും ഭഗവത്ഗീതയും ഭഗവത്ഗീതയിലെ സ്ട്രിങ് തിയറിയും ഭാരതത്തിലെ വേദമന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ ഉണ്ടാകുന്ന ഇഫക്റ്റ് നമ്മളൊക്കെ പറയാറുണ്ട് ഭാരതത്തിലെ വേദങ്ങള് വരേണ്യവർഗത്തിന്റെ മണ്ണാങ്കട്ടയാണ് എന്ന് മണ്ണാങ്കട്ട അറിയാലോ ഇല്ലേ സോയിൽ കേക്ക് അതാണ് എന്ന് എന്താ സവർണ വർഗീയ ഫാസിസ്റ്റ് മൂരാച്ചി മരട് കുണ്ടന്നൂരുകാരുടേതാണ് ഈ വേദം എന്നെല്ലാം ഇന്ന് അതെല്ലാം പോയി ഇന്ന് അവിടെ ചെന്ന് ഞാനൊരു സ്ഥലത്ത് അയോവ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ചെന്നപ്പോൾ അറിയാതെ ഞാൻ അകത്തേക്ക് കയറിയത് നവംബർ ഇരുപതാം തീയതിയാണ് നവംബർ ഇരുപതാം തീയതി അയോവ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിക്ക് അകത്ത് കയറിയപ്പോൾ അപ്രതീക്ഷിതം ആ യൂണിവേഴ്സിറ്റിയിലെ പല പ്രൊഫസർമാരും കുറേയധികം പുഷ്പങ്ങളും പിടിച്ചുകൊണ്ട് വേദമന്ത്രങ്ങൾ ചൊല്ലി ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞ് എന്നെ സ്വീകരിച്ചു അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ ബർത്ത്ഡേ ആണ് എന്നുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് ബർത്ത്ഡേ അതുകൊണ്ടാണ് ഞാൻ അറിയാതെ പോയത് ഒറിജിനൽ അല്ല ഭാര്യ ഒഴിച്ച് എനിക്കെല്ലാം രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ബർത്ത്ഡേ ആണ് ആ ഡ്യൂപ്ലിക്കേറ്റ് ബർത്ത്ഡേക്ക് അകത്ത് കയറിയപ്പോൾ വേദമന്ത്രം ചൊല്ലുന്ന അമേരിക്കയിലെ അയോവ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ആൾക്കാർ ഞാൻ ചോദിച്ചു When did you study all these things? We know all these things long back. We know the effect of mantras. Do you know the meaning of mantras? No, no, no, we don't know any meaning about it. Then how did you know the chanting? We learned it. We learned it. Are you Hindu? No, no, no, no. We are always non-Hindus. Then what is your religion? We don't know. We don't know. അവരൊക്കെ വേദം പഠിക്കാം ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ എത്ര വേദ പണ്ഡിതന്മാരാ അത്ഭുതം തോന്നും നമുക്ക് തോന്നും ഇത് ഇന്ത്യ വല്ലതും ആണോ എന്നറിയാതെ വേദപണ്ഡിതന്മാർ ഇവിടെ ഉള്ളത് കൊണ്ടല്ല ഈ സംസ്കൃത ശബ്ദം കേൾക്കുമ്പോൾ ഈ വേദമന്ത്രം ചൊല്ലുമ്പോൾ ഉണ്ടാകുന്ന neuro linguistic effect neuro linguistic effect അർത്ഥമറിയാതെ വേദമന്ത്രം ചൊല്ലിയാലും അതിന്റെ എഫക്റ്റ് ഉണ്ടെന്ന് തെളിയിച്ചത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലും ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ടി ടെമ്പിൾ ടട്ട്ലർ ആണ് അപ്പോ വേദമന്ത്രം ഒരു വിഭാഗത്തിൻ്റെതായി മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവരുടേതുമാണ് അതിലെ ചില വരികളെല്ലാം എടുത്ത് കസർത്തുന്നുണ്ടവര് ന്യൂ ഏജ് തെറാപ്പിക്കാര് ക്യാൻസർ ചികിത്സ നടത്തുമ്പോൾ ക്യാൻസർ രോഗികൾ കിടക്കുന്ന റൂമുകളിലെല്ലാം വേദമന്ത്രത്തിന്റെ കാസറ്റാട്ടിരിക്കുന്നത് അമേരിക്കയിൽ മാത്രമല്ല തിരുവനന്തപുരത്ത് വന്ന് റീജിയണൽ ക്യാൻസർ സെന്ററിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെയും കാണാൻ സാധിക്കും കർണാട്ടിക് മ്യൂസിക്കും വേദമന്ത്രങ്ങളും അവനവൻ ഇഷ്ടമുള്ള കീർത്തനങ്ങളും കേൾക്കാനുള്ള ഒരു പ്രത്യേക പ്രോജക്റ്റ് ആർ സി സിയിലുണ്ട് റീജിയണൽ ക്യാൻസർ സെന്ററിലുണ്ട് അത് എവിടെ നിന്നാ കിട്ടിയത് ഭാരതീയ ചിന്താധാരകളിൽ നിന്നാണ് ഔഷധ തുല്യമായ സംഗീതവും മന്ത്രവും ഉപയോഗിച്ച് രോഗത്തെ ചികിത്സിക്കാൻ സാധിക്കുമെന്ന് പാശ്ചാത്യ ലോകം തിരിച്ചറിഞ്ഞത് നമുക്കത് ജീവിതത്തിൽ പകർത്താൻ സാധിക്കണം ഭാരതത്തിലെ സംസ്കൃതം പണ്ട് കുറച്ചു കാലം മുമ്പ് വരെ സംസ്കൃത കലോത്സവം ഉണ്ടായിരുന്നു കേരളത്തില് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി നല്ല മുസ്ലിം ആയതുകൊണ്ട് ഇപ്പത് മാറ്റി ഇപ്പത് സംസ്കൃത അറബി കലോത്സവമാക്കി മാറ്റി ഒരു രണ്ട് വർഷവും കൂടി കഴിഞ്ഞാൽ അതിൽ നിന്ന് സംസ്കൃതം മാറും എന്നിട്ട് അത് അറബി കലോത്സവമാവും കുറച്ച് കഴിഞ്ഞാൽ അത് അറേബ്യൻ കലോത്സവമാകും കേരള അറേബ്യയായി മാറിക്കഴിയുമ്പോൾ ഏതായാലും ആ സംസ്കൃതത്തില് ഇന്ന് ഡിഗ്രി കൊടുക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് ഞാൻ ചില സ്ഥലത്ത് അത് പറഞ്ഞിട്ടുണ്ട് അമേരിക്കയിലെ M I T Massachusetts institute of technology ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റിയാണത് ആ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് അറിയണമെങ്കിൽ ഡിസ്കവറി ചാനല് രാത്രി ഒന്ന് ഓൺ ചെയ്യാം കുറേ നേരം നോക്കിയിരിക്കാം നല്ല രസാണ് തിങ്കൾ പക്ഷിയും അതിനുശേഷം സഹധർമ്മം ചരായും അതിനുശേഷം നമ്മൾ തന്നെത്താനെ ആയി മാറുന്ന ഒരു സാധനമുണ്ട് ഏതോ ഒരെണ്ണം തൂങ്ങുന്നത് മരത്തിന്റെ മുകളിൽ നിന്നുണ്ട് താഴത്തേക്ക് അതൊക്കെ കഴിയുമ്പോൾ ബോറടിക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് ഡിസ്കവറി ചാനൽ ഓൺ ചെയ്യുക അപ്പ കാണാൻ സാധിക്കും എം ഐ ടിയുടെ മഹത്വം എന്താണെന്ന് അവിടുത്തെ പ്രൊഫസർമാര് കൊടുക്കുന്ന ഇൻവെൻഷന്റെ എക്സ്പ്ലനേഷൻ അറിയുമ്പോൾ അവിടെ സംസ്കൃതത്തിന് ഡിഗ്രി കൊടുക്കുന്നുണ്ട് ടൊറന്റോ യൂണിവേഴ്സിറ്റിയില് മൂന്ന് ദിവസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഭാരതത്തിലെ മാത്തമാറ്റിക്സിന്റെ പൈതൃകം വിവരിക്കാൻ വേണ്ടി ക്ലാസ് എടുത്തതാ കുറേ പേരുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കുറെ കഴിഞ്ഞപ്പോ അവിടുത്തെ ഒരു പ്രൊഫസർ വന്ന് എന്നെ ഷെയ്ക്ക് ഹാൻഡ് നൽകി പരിചയപ്പെട്ടു ഐ ആം ഡോക്ടർ മെക്ഡോണോൾ എന്തോ പറഞ്ഞു അദ്ദേഹം ഞാൻ ചോദിച്ചു what what is the speciality in you sir വെറുതെ ചോദിച്ചു I am the head of the department of Hinduism in Toronto ടൊറൻഡോയിലെ ഹിന്ദുയിസം പഠിപ്പിക്കുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് ഞാൻ വെറുതെ ചോദിച്ചു നമുക്ക് ചിലപ്പോൾ കുറെ കുനിഷ്ടബുദ്ധികളൊക്കെ ബുദ്ധികളൊക്കെ ഉണ്ട് എന്നറിയാനുള്ളൊരു രസം അപ്പൊ ചോദിച്ചു എത്ര സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ടെന്ന് ചോദിച്ചു ആ six thousand students are enrolled in Hinduism ആറായിരം സ്റ്റുഡൻസ് ഹിന്ദുയിസം പഠിപ്പിക്കാനോ ഞെട്ടിപ്പോയി സത്യത്തില് വെറുതെ ചോദിച്ചു ആ some of them are part time some of them are full time some of them are evening classes and so on അത് കഴിഞ്ഞ് വെറുതെ ചോദിച്ചു how many faculty members are there teachers എത്ര പേരുണ്ട് seventeen faculty members are there പതിനേഴ് പേരുണ്ട് പിന്നെ നമ്മുടെ തീർന്നില്ല കേരളത്തിലല്ലേ നമ്മൾ ജനിച്ചത് പിന്നെയും കുറച്ചൊക്കെ ചോദിക്കണത് പരശുരാമൻ കോടാലി എടുത്തത് നമ്മുടെ സ്വഭാവവും കയ്യിലിരിപ്പും ശരിയല്ലാത്തതുകൊണ്ടാണ് ഏതായാലും പിന്നെ ഒരു ചോദ്യം ചോദിച്ചു how many Indians are there in the faculty members അദ്ദേഹം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു ലക്കിലി നോബഡി ഈസ് ഒറ്റ ഇന്ത്യക്കാരൻ അധ്യാപകനില്ല സന്തോഷമായി എനിക്ക് ഓ എന്തൊരു സന്തോഷം ആത്മാഭിമാന തോന്നിയെന്നറിയാമോ ഇന്ത്യക്കാരൻ അവിടെ പഠിപ്പിക്കാനുണ്ടായിരുന്നെങ്കിൽ മൊത്തം ആൾക്കാരെ ഈ നാടിന്റെ പൈതൃകത്തിനെതിരെ അവരാക്കുമായിരുന്നു ഒറ്റ ഇന്ത്യക്കാരനില്ല ദൈവാനുഗ്രഹം കൊണ്ട് കേരളീയൻ അതിന്റെ അയൽവക്കത്ത് കൂടെ പോയിട്ടുമില്ല അത് വലിയൊരു ആശ്വാസമാണ് തോന്നിയത് ഞാൻ ആത്മാർത്ഥമായി തന്നെയാണ് പറയുന്നത് കാരണം നമ്മളുടെ എല്ലാം പൈതൃകം പുച്ഛിക്കാനും അധിക്ഷേപിക്കാനും അവഹേളിക്കാനും വേണ്ടി നമ്മുടെ തന്നെ ആൾക്കാർ ചെയ്തു കൂട്ടുന്നത് മനസ്സിലാക്കിയത് കൊണ്ടാ ടൊറൻഡോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാര് ലക്കിലി എന്നൊരു വാക്ക് ഉപയോഗിച്ചത് അവിടെ കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചില്ല വെറുതെ ചോദിച്ചു sir why did you use the word luckily no Indians are there അടുത്ത അടുത്ത വാക്കിന് അദ്ദേഹം പറഞ്ഞത് your Hindu dharma experts are like Romila Thapar of Jawaharlal Nehru university അമ്മച്ചിയാണെന്ന് തോന്നണോ അത് പെണ്ണോ ആണോ എന്ന് അറിഞ്ഞൂടാ അല്ല രണ്ടിന്റെ ഇടയ്ക്കുള്ളതോ ഏതായാലും ആ റൊമേല താപ്പർ എന്ന് പറയുന്നവര് ഇന്ത്യൻ സംസ്കാരത്തിനെതിരെ ചെയ്തിരിക്കുന്നത് ഇന്ത്യക്കാർക്കറിയാവുന്നതിനേക്കാൾ എത്രയോ ഭംഗിയായിട്ട് ടൊറണ്ടോ യൂണിവേഴ്സിറ്റിയിലെ കനേഡിയൻ പ്രൊഫസേഴ്സിന് അറിയാം നമ്മുടെ ചിന്താധാരകള് ഭാരതീയ സനാതന ധർമ്മം അവിടെ എത്രത്തോളം സ്വീകരിക്കപ്പെടുന്നു എന്ന കാഴ്ച രണ്ട് കയ്യും നീട്ടി ആ സ്വീകരിക്കുന്ന കാഴ്ച കാണാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി ഭാരതീയ ചിന്താധാരകള് ഏത് മണ്ഡലമെടുത്താലും നമ്മുടെ ചിന്താധാരകൾക്ക് തുല്യം നിൽക്കാൻ മറ്റൊന്നുമില്ല ജീവിതത്തില് വളരെയധികം സന്തോഷം തോന്നിയിരിക്കുന്നത് ഒന്ന് മദ്രാസ് ഐ ഐ ടിയിൽ ഒരു ക്ലാസ് എടുത്തപ്പോഴാണ് ഏഴു മണിക്ക് ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് ഐ ഐ ടിയിലെ പ്രൊഫസർ പറഞ്ഞു എൻ്റെ അടുത്ത് ഐ ഐ ടിയിലെ പിള്ളേരെല്ലാം അമേരിക്കൻ നോക്കിയിരിക്കുകയാണ് നിങ്ങൾ കയറി ഇന്ത്യയുടെ മഹത്വം വലുതായിട്ട് പറഞ്ഞാൽ അവർ വെറുതെ ഇറങ്ങിപ്പോവും കേട്ടോ കെയർഫുൾ ആയിരിക്കണം അതുകൊണ്ട് പരിധിക്കപ്പുറം ഇന്ത്യയെക്കുറിച്ച് പറയാതിരിക്കാൻ ഒരു പ്ലേറ്റ് കശുവനണ്ടിയും രണ്ട് ഉഴുന്നുവട എനിക്ക് തന്നു ചായയുടെ കൂട്ടത്തിൽ ഏതായാലും ഞാൻ കുറച്ച് കഴിച്ച് നേരെ കൃത്യം വൈകുന്നേരം ഏഴു മണിക്ക് കോരിച്ചൊരിയുന്ന മഴയായിരുന്നു അന്ന് അവിടെ മദ്രാസിൽ ഐ ഐ ടിയുടെ ഓഡിറ്റോറിയത്തിലേക്ക് കയറിയിട്ട് അവരോട് പറഞ്ഞു ടി എൻ ശേഷൻ ഇവിടെ വന്ന് പ്രഭാഷണം നടത്തിയത് നാൽപ്പത്തി അഞ്ച് മിനിറ്റാണ് അദ്ദേഹം എടുത്തത് സുബ്രഹ്മണ്യ സ്വാമി വന്ന് പ്രസംഗം നടത്തിയപ്പോഴും അഞ്ച് മിനിറ്റാണ് നിങ്ങൾ കൊടുത്തത് അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മിനിസ്റ്റർ ആയിരുന്ന അതെ മുരളി മനോഹർ ജോഷിയും നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിരുന്നു പ്രഭാഷണം നടത്തിയത് എന്ന് നിങ്ങളുടെ ഡയറക്ടർ എന്നോട് പറഞ്ഞു അതുകൊണ്ട് നാൽപ്പത്തിനാല് മിനിറ്റ് അറുപത് സെക്കൻഡിൽ കൂടരുത് എൻ്റെ പ്രഭാഷണം എന്ന് പ്രത്യേകം എന്നെ അറിയിച്ചിട്ടുണ്ട് അപ്പൊ നാൽപ്പത്തഞ്ചാമത്തെ മിനിറ്റില് കാട്ടുകുതിരയില് തിലകൻ പറയുന്നത് പോലെ ടിം എന്ന് പറഞ്ഞ് ഞാൻ എന്റെ സബ്ജക്റ്റ് നിർത്തും നാൽപ്പത്തഞ്ചാമത്തെ മിനിറ്റ് ദൈവാനുഗ്രഹം കൊണ്ട് മുമ്പിൽ ക്ലോക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഓർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒന്ന് ഇടയ്ക്ക് ഒന്ന് നോക്കിയാൽ മതി ആ നാൽപ്പത്തഞ്ചാമത്തെ മിനിറ്റ് ഞാൻ പറഞ്ഞു with all these my great expression and gratitude to each and every one of you I conclude my speech thank you very much ഒറ്റ എണ്ണാൻ അങ്ങനില്ല sir you please continue sir we want to hear that sir പിന്നെ അവിടെ നിന്ന് തുടങ്ങി ഏഴേ മുക്കാൽ എട്ടേ മുക്കാൽ ഒമ്പതേ മുക്കാൽ പത്തേ മുക്കാൽ കഴിഞ്ഞപ്പോ ഈ ഓഡിറ്റോറിയം പൂട്ടേണ്ട പാർട്ടി ദൈവാനുഗ്രഹങ്ങളുടെ കോട്ടയത്തുകാരനാ അങ്ങേര് വന്ന് പറഞ്ഞു സാറേ പതിനൊന്ന് മണിക്കെങ്കിലും എനിക്ക് വീട്ടിൽ പോകണം സാറേ രണ്ട് കൊച്ചുങ്ങളും ഒരു ഭാര്യ ഉള്ളതാ മറിച്ചല്ല അങ്ങനെ ഉള്ളതാ സാറേ അതുകൊണ്ട് സാർ നമ്മൾ പതിനൊന്ന് മണിക്കെങ്കിലും പൊക്കോട്ടെ പത്തേ മുക്കാലായപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു now I have to conclude if you would like to ask some question we will meet later ആ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പത്ത് ചോദ്യം പിള്ളേർ ചോദിച്ചു പത്തും സാൻസ്ക്രിറ്റിൽ ഉത്തരം പറയാൻ സാധിച്ചപ്പോൾ ലാസ്റ്റ് ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചു how do you feel about India now ഒരു കുട്ടി എഴുന്നേറ്റ് എന്ന് പറഞ്ഞത് അത് എൻട്രൻസിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടി പറഞ്ഞത് we are feeling so much proud about India sir it was we were ignorant about India we were not allowed to learn about India we feel so much proud of it ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മുടെ രാജ്യത്തിന്റെ മഹത്വം പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല കൊടുത്തപ്പോ ഭക്ഷണം പോലും വേണ്ട മഴ ചൊരിയുന്ന സമയത്ത് നാല് മണിക്കൂർ ഇരിക്കാൻ അവർക്ക് വിഷമമുണ്ടായില്ല ഈ നാടിന്റെ പൈതൃകം സ്വീകരിക്കാൻ ജനത തയ്യാറാണ് ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ രാത്രി പത്ത് മണിക്ക് പുറത്ത് സ്നോ വീഴുന്നു അവിടുത്തെ പ്രൊഫസർ രാവിലെ മുതൽക്ക് ക്ലാസ് എടുക്കുകയാണ് പല ഡിപ്പാർട്ട്മെന്റിന് ഒരു ക്ലാസ് എടുത്തു ഇങ്ങനെ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ ഒരു മണിക്കൂർ ക്ലാസ് അപ്പൊ ക്ലാസ്സിലേക്ക് കേറിയപ്പോ എന്നോട് പ്രൊഫസർ എന്താ വിഷയം എന്ന് പറഞ്ഞില്ല എനിക്ക് ഭയങ്കര ഭയം തോന്നി ആ അക്ക ഇംഗ്ലീഷുകാരാണ് ഏതായാലും പത്തിരുന്നൂറ് വർഷം നമ്മളെ കൊണ്ട് ഇന്ത്യക്കാരൻ എന്നും മുട്ടിറയ്ക്കും മുട്ടിടിക്കും ഇംഗ്ലീഷുകാരനെ കാണുമ്പോൾ കുറച്ച് എനിക്കും പറ്റിയത് ഏതായാലും ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റി അമേരിക്കയിലാണ് കാനഡയിലല്ല രാവിലെ ആദ്യത്തെ ക്ലാസ്സിൽ പ്രൊഫസർ ഇൻട്രൊഡ്യൂസ് ചെയ്തു this is doctor Gopal and his is going to talk you talk to you elaborately subject പറഞ്ഞിട്ടില്ല and he will be discussing and giving all your doubts clarified പിന്നെയും ഉത്തരം പറഞ്ഞില്ല Okay, I am inviting Dr. Gopal for talking about death and dying. മരണത്തെക്കുറിച്ചും ചാവുന്നതിനെക്കുറിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോഴാണ് ഡെത്ത് <coughs> ആൻഡ് ഡൈയിങ്ങിനെ കുറിച്ച് ഇയാൾ സംസാരിക്കും ഒരു ഒരു ഇലക്ട്രിസിറ്റി നൂറ്റി നാൽപ്പത് വോൾട്ട് എൻ്റെ കാലിൽ കൂടെ തലയ്ക്ക് വരെ കയറി എൻ്റെ ഈശ്വര ഈ പിള്ളേരോട് രാവിലെ കയറി വന്ന ഇന്ത്യ എന്ന് വന്നിട്ട് ചാവുന്നതിനെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു തലവിധി വേറെ ആർക്കും ഉണ്ടാവരുതെന്ന് വിചാരിച്ചു ഏതായാലും കിട്ടാവുന്ന എനർജി മൊത്തം സംഭരിച്ച് ഷോഡശക്രിയയിൽ പതിനാറടി യന്ത്രം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ നമുക്ക് ഇഷ്ടമില്ലാത്തവൻ്റെ അത് തന്നെ ഇഷ്ടമില്ലാത്തവരോട് നമ്മൾ പറയാറുണ്ടല്ലോ നിന്റെ അതും കൂടി കഴിഞ്ഞിട്ടേ ഞാൻ പോകണുള്ളൂ എന്ന് അത് തന്നെ അവിടെ പതിനാറടിയന്തരം മൊത്തം ഞാൻ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്തു ഒരു മണിക്കൂർ പിള്ളേർ സൈലൻ്റ് ആയിട്ട് കുറേ കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം എൻ്റെ ഇംഗ്ലീഷ് വർക്ക് മനസ്സിലാവുന്നില്ലേ എന്ന് കാരണം നമ്മുടെ ഇംഗ്ലീഷ് മലയാളി കരിച്ച ഇംഗ്ലീഷ് അല്ലേ ഈ കരിച്ച ഇംഗ്ലീഷ് ഇനി സ്മെല്ല് വരുന്നുണ്ടോ ഇല്ലയോ നമുക്കറിഞ്ഞൂടല്ലോ ഏതായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു are you following what I am telling oh yeah we are following that very good this is what we want to hear കുറച്ച് സന്തോഷമായി ഞാൻ ചിലപ്പോൾ തോന്നി സ്വപ്നത്തിലാണോ എന്ന് ഏതായാലും ഒരു മണിക്കൂർ ക്ലാസ് കഴിഞ്ഞപ്പോൾ ആ മുപ്പത്തെട്ട് സ്റ്റുഡൻസ് പുറത്തു വന്ന് പറഞ്ഞു സർ ഞാൻ ലാസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചു have you got any doubt to be clarified we have got three minutes പതിനേഴ് കുട്ടികൾ മുപ്പത്തെണ്ണം എട്ടെണ്ണത്തിന് കൈവക്കി അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ കാര്യം പോക്ക കൃഷ്ണ രാമ ഗോവിന്ദ എന്താ കാരണം ചോദ്യത്തിന് ഉത്തരം അറിയാത്തതല്ല ചോദ്യത്തിന് എനിക്ക് ഉത്തരം അറിയാം പക്ഷെ ഇവർ ഇംഗ്ലീഷിൽ എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് ഇവരുടെ ഇംഗ്ലീഷ് മനസ്സിലാവണില്ല അപ്പൊ ഇവർ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പ്രൊഫസർ അവിടെ ഇല്ല പ്രൊഫസറുടെ ഇംഗ്ലീഷ് ആണെങ്കിൽ അതിനേക്കാളും വലിയ കോട്ട മൈതാനം അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യ ഏതായാലും എല്ലാവർക്കും ഒറ്റ ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നത് sir how to become a Hindu we want to become a Hindu വേറെ ഒന്നും ചോദ്യമില്ല എങ്ങനെയാണ് ഒരു ഹിന്ദു ആവുക ഒരു ഹിന്ദു ആവാൻ ആഗ്രഹിക്കുന്നു I feel so happy I am very happy about it that one doctor Murali D Nair is the professor of this university he will be explaining everything about Hinduism we have brought some books you just read that one you will get enough information from that go ahead with that അത് കഴിഞ്ഞ ഉടനെ അടുത്ത ക്ലാസ്സിൽ ഇരുപത്തെട്ട് പിള്ളേർ ഇരിക്കുകയാണ് കേറിയ ഉടനെ ഞാൻ ചോദിച്ചു എന്തെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകം പഠിക്കാനുണ്ട് yeah we want to hear mantra മന്ത്രം കേൾക്കണം ഇംഗ്ലീഷുകാർ അമ്മച്ചിമാർക്ക് മന്ത്രം കേൾപ്പിച്ചുകൊണ്ട് എന്താ കിട്ടാനുള്ളത് ഏതായാലും ഞാൻ പറഞ്ഞു മന്ത്രം കേൾക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം ഈ കസേരന്ന് താഴെ ഇരിക്കുക നിലത്തിരിക്കുക എല്ലാത്തിനും ടൈറ്റ് പാൻ്റാണ് ആ പിള്ളേർക്കൊക്കെ താഴ്ത്തിരിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കും ഏതിൻ്റെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഏതായാലും എല്ലാത്തിനെയും പിടിച്ച് താഴെ ഇരുത്തി ഇരുത്തിയിട്ട് അവരെ കൊണ്ട് ഓംകാരം ചൊല്ലിപ്പിച്ചു എന്നിട്ട് ഗായത്രി മന്ത്രം ചൊല്ലിപ്പിച്ചു അത്ഭുതം ഒരു പതിനഞ്ച് ഇരുപത് പ്രാവശ്യം ഓംകാരം ചൊല്ലിട്ട് ഓരോ സ്റ്റുഡന്റും എഴുന്നേറ്റ് എന്ന് പറയാ sir my muscles are vibrating here my heart is vibrating first time I am experiencing I have read Bible many times I have never got such an experience പല പ്രാവശ്യം ബൈബിൾ വായിച്ചു അപ്പൊ ഒന്നും കിട്ടിയില്ല എക്സ്പീരിയൻസ് ഈ വേദമന്ത്രം ചൊല്ലിയപ്പോഴാണ് എക്സ്പീരിയൻസ് കിട്ടിയത് എന്ത് രസകരമായിട്ടായിരുന്നു എക്സ്പീരിയൻസ് അറിയോ ഭാരതീയ ചിന്താധാരകൾ യുവതലമുറകളായ ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ പിള്ളേര് സ്റ്റുഡൻസ് കേട്ടപ്പോൾ രണ്ട് കയ്യും കൂപ്പി അവരെ സ്വീകരിക്കാൻ തയ്യാറായ അസാധാരണ അനുഭവങ്ങൾ വൈകുന്നേരം വരെ കണ്ടിന്യൂ ചെയ്തു ഒരു ക്ലാസ്സില് ആ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ഇരിക്കുന്നുണ്ടായിരുന്നു അയാൾ വൈസ് ചാൻസലറാണെന്ന് ഞാൻ അറിഞ്ഞില്ല എനിക്കൊരബദ്ധം പറ്റി അങ്ങേര് ട്രൗസർ ഇട്ടോണ്ടായിരുന്നത് അങ്ങേര് എങ്ങനെയാ വൈസ് ചാൻസലറാണ് ഞാൻ അറിയുന്നത് നമ്മുടെ ലോകത്തിലെ എട്ട് മഹാത്ഭുതമുണ്ട് നിങ്ങൾക്കറിയാലോ ഏഴ് മഹാത്ഭുതം നിങ്ങൾക്കറിയാവുന്നത് എട്ടാമത്തെ മഹാത്ഭുതം കേരളത്തിലെ ഒരു സംസ്കൃത സർവകലാശാലകളില് സർവകലാശാലയില് സംസ്കൃതത്തിന്റെ അക്ഷരം അറിയാത്ത വൈസ് ചാൻസലറാണ് ഉള്ളത് എന്നുള്ളത് എട്ടാമത്തെ മഹാത്ഭുതം ഈ ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ രാത്രി പത്ത് മണിക്ക് ഒരു ക്ലാസ് ഉണ്ടാകാൻ കാരണം രാവിലത്തെ ക്ലാസ്സിൽ വൈസ് ചാൻസലർ ഇരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം എന്നോട് വിളിച്ചു പറഞ്ഞു the night we are organizing one class can you come for that we will give the honorarium ഞാൻ പറഞ്ഞു I don't want honorarium and other I shall come over thus but very serious people don't worry sir if my English they can follow I shall come otherwise if they cannot follow my English then I helpless don't worry your English everybody can follow എന്ന് പറഞ്ഞു വൈകുന്നേരം പത്ത് മണിക്കുള്ള ക്ലാസ്സിൽ ഒരു പത്ത് പതിനഞ്ച് പേരേ ഉള്ളൂ ആദ്യത്തെ ആള് പരിചയപ്പെടുത്തിയത് ഞാനാണ് ക്ലീവ്ലാൻഡ് സ്റ്റേറ്റിലെ പോലീസ് ഐ ജി എൻ്റെ കാല ഒറ്റ ഷോക്ക് ഐ ജി എൻ്റെ ക്ലാസ്സിൽ വന്നിരിക്ക അടുത്തത് അവിടുത്തെ ഏറ്റവും വള്ളി വലിയ പള്ളിയിലെ പള്ളിയിലച്ഛൻ പിന്നെ വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാര് സബ്ജക്റ്റ് പറഞ്ഞിട്ടില്ല അത് അവർക്കൊരു അസുഖമാണ് എന്നെ കേ സംസാരിക്കുന്നത് വരെ സബ്ജക്റ്റ് പറയില്ല അവസാനം ഈ വൈസ് ചാൻസലർ വന്ന് പരിചയപ്പെട്ടിട്ട് പറഞ്ഞു I have attend three classes of this doctor Gopal I found very interesting India's message for the world how much useful it is Really, we are ignorant about India. We do not know anything about India's heritage. That's why I organized such a senior citizens, senior officials meeting here. Now, Dr. Gopal will be talking about excellence എന്താണ് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ ഈ വാക്ക് എക്സലൻസ് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവാതിരിക്കാൻ കാരണം എനിക്കും അത് മനസ്സിലായില്ല എന്താന്നുള്ളത് എക്സലൻസ് എന്ന് പറഞ്ഞാൽ എക്സലന്റ് ചപ്പാത്തി കേട്ടിട്ടുണ്ടല്ലോ ഇല്ലേ എക്സലന്റ് സാമ്പാർ അതിന്റെ നൗൺ ഫോം ആണ് എക്സലൻസ് ഏറ്റവും ഉജ്ജ്വലമായത് എന്തോന്ന് ഉജ്ജ്വലമായത് ഞാൻ എന്തോന്നാ പറയ പെട്ടെന്ന് ഒരു ഒരു തോന്നൽ മനസ്സിലാക്കി ഭദ്രം കർണേഭി ശൃണുയാമദേവ ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാഹ സ്ഥിരൈരംഗൈഃ തുഷ്ടുവാംസസ്തനൂഭിർവിഷേമദേവഹീതം യഥായുഹു ഉപനിഷത്ത് മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ഞാൻ ഒരു മണിക്കൂർ ക്ലാസ് എടുത്തു ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ അതിലെ പള്ളിയിലച്ഛൻ എഴുന്നേറ്റ് വന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഒരു നല്ല വള്ളിയിലച്ഛനാ റയർ സ്പീഷീസാ ഏതായാലും അടുത്ത് വന്ന് തൊഴുതുകൊണ്ട് പറഞ്ഞു first time I am carrying some knowledge from my class room in my whole life എൻ്റെ ക്ലാസ് റൂമിൽ നിന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് കുറച്ച് നോളജ് അതും കൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോവാണ് ഇന്ന് വരെ ഇവിടെ വന്ന് പലരും സംസാരിച്ചിട്ടുണ്ടെങ്കിലും അവനവനെ കുറിച്ച് സംസാരിച്ച് കുറച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടാ പോവാ now we know that we are ignorant about India I will tell every one to learn about India അത് കഴിഞ്ഞ അടുത്ത ദിവസം മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ പോയപ്പോ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു in Bible we have got ten commandment doctor Gopal have you got any ten commandments in Hindu dharma ഞങ്ങൾ ബൈബിളിൽ പത്ത് കൽപ്പനകളുണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് ഒരു ക്രിസ്ത്യാനിയും അതനുസരിക്കില്ല സാരമില്ല പോട്ടെ പത്ത് കൽപ്പനകളുണ്ട് നിങ്ങൾക്ക് ഹിന്ദു ധർമ്മത്തിൽ എന്തെങ്കിലും കൽപ്പനകളുണ്ടോ ഇതെന്തോന്ന് കൽപ്പനയാണ് നമുക്കുള്ളത് കുറെ ആലോചിച്ച് നോക്കിയപ്പോൾ പെട്ടെന്ന് പിടികിട്ടി ഒരെണ്ണം ഉണ്ട് പതഞ്ജലിയുടെ യോഗശാസ്ത്രയില് യമനിയമങ്ങൾ ചിലപ്പോ എനിക്ക് കുറച്ച് കുനിഷ്ട പെട്ടെന്ന് ചിലത് ഓർമ്മ വരുന്നു തോന്നണം ഇയാൾ ചോദിച്ച ഉടനെ ഒരു സെക്കൻഡ് നിന്നപ്പോ ഇത് കിട്ടി യമനിയമങ്ങള് അതിൽ പത്ത് കൽപ്പനയാ ഉള്ളത് അഹിംസ സത്യം ആസ്തേയം ബ്രഹ്മചര്യം അപരിഗ്രഹം ശൗചം സന്തോഷം തപ സ്വാധ്യായം ഈശ്വര പ്രണിധാനം പത്തെണ്ണം ഞാൻ അത് വളരെ വ്യക്തമായിട്ട് അയാൾക്ക് വിവരിച്ചു കൊടുത്തു ആ പ്രൊഫസറുടെ മുഖം മൊത്തം ദുഃഖമയം പത്ത് കൽപ്പനകൾ കൊടുത്തപ്പോഴത്തേക്ക് ഇയാൾക്ക് എന്തോന്ന് ദുഃഖം നമ്മൾ പറയുമ്പോഴത്തേക്കും രാജമാണിക്യം പറഞ്ഞ മാതിരി തന്നെ എന്തോന്ന് ദുഃഖം നിങ്ങൾ എന്നെനിക്ക് ചോദിക്കണമെന്ന് തോന്നി പക്ഷെ ചോദിക്കാൻ പറ്റുമോ അയാൾക്ക് മലയാളം മനസ്സിലാവില്ല ആ ഇംഗ്ലീഷ് രാജമാണിക്യം സംസാരിക്കുന്ന മാതിരി സംസാരിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമാവും വലിയ അയാൾ ആ പാത്രത്തിൽ തുപ്പിയ മാതിരി വലിയ കുഴപ്പമാ അത് കാരണം ശരിയാവില്ല ഏതായാലും ഞാൻ ഇദ്ദേഹത്തിനോട് why are you feeling so sad after hearing all these things I have already composed my text book I want to put all these in that Now I have to recompose it. I have to change the number of the pages because the order has to be changed. This will come in that center of that. Sir, don't worry, sir. Don't put it. That's all. No, no, no, no, no. This is very important. I have never heard like this. Ten commandments from India. Worth it. I will put it. I will recompose it. എന്തൊരു സന്തോഷം അറിയോ ചില അറിവുകളൊക്കെ കിട്ടുമ്പോ ഇന്ത്യക്കാരല്ലാത്തവരുടെ മുഖത്ത് കാണുന്ന സന്തോഷം അത്ഭുതം തോന്നാറുണ്ട് അയാളങ്ങ് അത് കഴിഞ്ഞിട്ട് അയാൾക്ക് ഒരു സൊല്യൂഷൻ കിട്ടി അയാൾ തീരുമാനിച്ചു നമ്പറൊക്കെ പേസ്റ്റ് ചെയ്ത് മാറ്റും അത് കഴിഞ്ഞ ഉടനെയാണ് പെട്ടെന്ന് ആ ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ റേഡിയോ സ്റ്റേഷൻ ഉണ്ട് അതിൻ്റെ ഓപ്പറേറ്റർ വന്ന് എന്നോട് പറഞ്ഞു ഇന്ന് അമേരിക്കൻ പ്രസിഡൻഷിപ്പിന് എലക്ഷന് നിൽക്കുന്ന വ്യക്തി ബുഷ് കൂടാതെ വേറൊരാളുണ്ട് മൂന്നാമത്തെ ഒരാളുണ്ട് ഗ്രീൻ പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആണ് അയാള് ഇന്ന് ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ റേഡിയോയിൽ സംസാരിക്കാൻ വരുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരേ വീക്ഷണത്തെക്കുറിച്ച് സംസാരിക്കണം പത്ത് മിനിറ്റ് അദ്ദേഹത്തിന് പത്ത് മിനിറ്റ് നിങ്ങൾക്ക് അതിൽ മൂന്ന് മിനിറ്റ് ആദ്യം അദ്ദേഹം സംസാരിക്കും പിന്നെ മൂന്ന് മിനിറ്റ് നിങ്ങൾ പിന്നെ മൂന്ന് മിനിറ്റ് അദ്ദേഹം പിന്നെ മൂന്ന് മിനിറ്റ് നിങ്ങൾ അങ്ങനെ ഒമ്പത് മിനിറ്റ് പത്ത് മിനിറ്റാണ് ടോട്ടൽ ടൈം ഒരു മിനിറ്റ് ഈ അഡ്ജസ്റ്റ്മെന്റിന് വേണം ഭയങ്കര സന്തോഷം തോന്നി അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ പോകുന്നവന്റെ കൂട്ടത്തിൽ നമ്മൾ ജീരകം മാതിരിയുള്ള പാർട്ടിയും കയറി ഇരിക്കാൻ പറ്റിയല്ല ഏതായാലും അവിടെ ചെന്ന് ഇരുന്ന് വളരെ സന്തോഷത്തോടു കൂടി ഭാരതീയ പൈതൃകവും അദ്ദേഹത്തിന്റെ ചിന്താധാരകളും തമ്മിൽ കമ്പയർ ചെയ്ത് കമ്പയർ ചെയ്ത് പറഞ്ഞ പത്ത് മിനിറ്റ് പ്രോഗ്രാം കഴിഞ്ഞേ ഉള്ളൂ ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ റേഡിയോ സ്റ്റേഷനിലേക്ക് ടെലിഫോണിന്റെ പൂരം we want to hear about Indian heritage ഇന്നത്തെ ഇവിടുത്തെ സബ്ജക്റ്റ് തന്നെ ഭാരതീയ ചിന്താധാരകൾ ലോക നന്മയ്ക്ക് എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് കഷ്ടിച്ച് ആറ് മിനിറ്റ് ഞാൻ പറഞ്ഞു ബാക്കിയുള്ള സമയം അദ്ദേഹം പറഞ്ഞു ആ ആറ് മിനിറ്റില് അമേരിക്കക്കാര് കേട്ടതിൽ നിന്ന് ത്രില്ലടിച്ച് അവർക്ക് കേൾക്കണമെന്നൊരാഗ്രഹം ഇതാണ് ഭാരതീയ ചിന്താധാരകള് നമ്മുടെ ചിന്താധാരകള് വെറും ആത്മീയതയല്ല എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ ചിലപ്പോ ഒക്കെ നമ്മൾ ധരിക്കാറുണ്ട് ഈ ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചത് ആര് മൃജ്ജല ശിഖി വായുമയോ ഭൂഗോള സർവതോ വൃത്ത മണ്ണ് ജലം വായു അഗ്നി അടങ്ങിയ ഈ ഭൂഗോളം എന്ന് പറഞ്ഞത് കോപ്പർനിക്കസും കെപ്ലയറും കെൽവിനും സർ ഐസക് ന്യൂട്ടണും ജനിക്കുന്നതിനായിരം വർഷങ്ങൾക്ക് മുൻപ് ആര്യഭട്ടനാണ് പ്രാണേനൈതി കലാംബൂഹു ഭ്രമയതി ഒരു ശ്വാസ ഉച്ഛ്വാസം വിടുന്ന സമയം കൊണ്ട് ഭൂമി ഒരു ആംഗുലർ മിനിറ്റ് കറങ്ങുന്നു എന്ന് കണ്ടുപിടിച്ചത് മെഗല്ലൻ അല്ല കോപ്പർനിക്കസ് അല്ല ഇന്ത്യക്കാരാ കണ്ടുപിടിച്ചത് അപക്രമോ ഗ്രഹാംശ ഭൂമിയുടെ ചെരിവ് ഇരുപത്തിനാല് ഡിഗ്രിയാണ് എന്ന് കണ്ടുപിടിച്ചത് ഭാരതീയരാണ് ആധുനിക ശാസ്ത്രം പറയുന്നു ഇരുപത്തിമൂന്നര ഡിഗ്രിയാണ് എന്ന് ഏകോന്ന ഷഷ്ടിലിപ്താഹ അഷ്ടൗ വിലിപ്ത ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്ന വേഗത അൻപത്തൊൻപത് മിനിറ്റ് എട്ട് second angular minute angular second ആണെന്ന് കണ്ടുപിടിച്ചത് ഭാരതീയരാണ് ഗ്രീൻവിച്ച് രേഖ ഗ്രീൻവിച്ചിലൂടെ അല്ല പണ്ട് പോയിക്കൊണ്ടിരുന്നത് ഇന്ത്യയിലൂടെ പോയിക്കൊണ്ടിരുന്നു ലങ്കായാം ഏകം ശംഖുകീലം പ്രതിഷ്ഠാപ്യ ഏകം സൂത്രം ബദ്വ സൂത്രാഗ്രമന്യത് നേരോരു പരിബദ്വ യദ്രേഖ ദൃശ്യതേ ദേശാന്തര വിധായിനി ഇതിന്റെ അർത്ഥം ഒന്ന് അറിയണ്ടേ ഒരു കമ്പ ഒരു വിറകിന്റെ കഷ്ണം ശ്രീലങ്കയിൽ അടിച്ചിറക്കാം അതിലൊരു ചരട് കെട്ടുക ഏകം സൂത്രം ബദ്വ സൂത്രാഗ്രമന്യ ആ ചരടിന്റെ മറ്റേറ്റം മേരോരുപരി ബദ്വ ആർട്ടിക്കോഷ്യന്റെ മുകളിൽ കെട്ടുക ആ ചരട് പോകുന്ന രേഖ യത് രേഖ ദൃശ്യത്തെ ആ ചരട് പോകുന്ന വഴി നിങ്ങൾക്ക് കാണാം തത് രേഖ ദേശാന്തര വിധായിനി അതാണ് ഇന്റർനാഷണൽ രേഖ എന്നറിയപ്പെടുന്നത് ഈ നാട്ടിലായിരുന്നു ഉജ്ജയിനി രേഖ ഉണ്ടായിരുന്നത് ഭാരതത്തിൽ അസ്ട്രോണമി ഇത്രയുമധികം വളർന്നൊരു രാജ്യം എത്ര ഉജ്ജ്വലമായിട്ട് ഭൂമിയുടെ ആകർഷണ ശക്തി ഭാരതീയർ വിവരിച്ചു നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നു സർ ഐസക് ന്യൂട്ടൺ ആണ് ആകർഷണ ശക്തി കണ്ടുപിടിച്ചത് എന്ന് ആകൃഷ്ടി ശക്തിശ്ച മഹീതയായ ഗുരു സ്വാഭിമുഖ ലോകം സ്വശക്തി ആകൃഷ്യതേ തത് പതതീതി ഭാതി സമേ സമന്താത്വപതത്യയം ആകാശത്തിലുള്ള സോളിഡ് മെറ്റീരിയൽസിനെ ഭൂമി അതിൻ്റെ ശക്തി കൊണ്ട് അതിലേക്ക് ആകർഷിക്കുന്നു ഏതൊന്നിനെയാണോ ഭൂമി ആകർഷിക്കുന്നത് അത് താഴത്തേക്ക് വീഴുക തന്നെ ചെയ്യുന്നു തുല്യ ശക്തി കൊണ്ട് പരസ്പരം ആകർഷിക്കപ്പെടുന്ന ജ്യോതിർഗോളങ്ങൾ എവിടെ ചെന്ന് പതിക്കാനാണ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തെട്ടില് ഭാസ്കരാചാര്യർ എഴുതിയ ഈ ഉജ്ജ്വലമായ ഭൂമിയുടെ ഗുരുത്വാകർഷണ വരി പഠിക്കാത്തവരാണ് ഭാരതീയര് നമ്മുടെ പൈതൃകം നമുക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെ എത്ര വേണമെങ്കിലും പറയാം ബ്ലഡ് സർക്കുലേഷൻ കണ്ടുപിടിച്ചത് വില്യം ഹാർവി അല്ല ധമന്യോ രക്തവാഹിന ചതുർവിംശതിരതീത ശരീരത്തിലെ പ്രധാനപ്പെട്ട ധമനികള് എണ്ണമാണ് അത് വയലിലേക്ക് വെള്ളമെത്തിക്കുന്ന കുഴലുകൾ പോലെ ശരീരത്തിന്റെ വിവിധ ഭാഗത്തിലേക്ക് രക്തമെത്തിക്കുന്നു എന്ന് അസന്നി അതീതമായി പ്രഖ്യാപിച്ച ഭാരതത്തിലെ ഗ്രന്ഥങ്ങളുണ്ട് ഹൃദയം എന്ന വാക്ക് എങ്ങനെ ഉണ്ടായി ഹൃ ആഹരതി അക്സെപ്റ്റിംഗ് ദ ദദാതി ഗിവിംഗ് അയം അയത്തി സർക്കുലേറ്റിംഗ് ഹൃദയം എന്ന വാക്ക് തന്നെ സ്വീകരിക്കുകയും കൊടുക്കുകയും സർക്കുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒന്നാണ് ഹൃദയം എന്ന് വ്യക്തമാക്കുന്നു അതുപോലെ തന്നെ ഭാരതീയ ശരീരശാസ്ത്രം ഒന്ന് നോക്കിയാൽ ഭാരതത്തിൽ ഇല്ലാത്ത അറിവ് മറ്റൊരു സ്ഥലത്തും ഇല്ലായിരുന്നു യോഗാദവിഷം തീക്ഷണം ഭവേത് വൈഷജ്യമുത്തമം വൈഷജ്യമഭിതുർയുക്തം ഭവേത് തീക്ഷണം വിഷം പരസ്പരം നല്ല കോമ്പിനേഷൻ കൊണ്ട് ഏത് വിഷത്തെയും ഏത് വിഷത്തെയും പോയിസണേയും നല്ല ഔഷധമാക്കി മാറ്റാൻ സാധിക്കും എത്ര നല്ല ഔഷധമാണെങ്കിലും പ്രോപ്പറായിട്ടത് അത് ഉപയോഗിച്ചില്ല എങ്കിൽ അത് തീക്ഷ്ണമായ വിഷമായി മാറുമെന്ന് ഇരുപത്തിനാല് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഭാരതീയർ പറഞ്ഞിരുന്നു മാത്രല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടില് ഫ്രാൻസില് ആദ്യത്തെ പ്ലാസ്റ്റിക് സർജൻസ് കോൺഫറൻസ് നടന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടില് ഫ്രാൻസില് അതിന്റെ തലസ്ഥാനമായ പാരീസില് പ്ലാസ്റ്റിക് സർജൻസ് കോൺഫറൻസ് നടന്നപ്പോൾ അതില് പ്രാർത്ഥന എന്ന ഭാഗത്തില് വായിച്ചത് ശുശ്രുത സംഹിതയിലുള്ള പ്ലാസ്റ്റിക് സർജറിയുടെ സംസ്കൃത വരികളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടില് ഈ പ്ലാസ്റ്റിക് സർജറി ഭാരതത്തിൽ നിന്ന് പോയതാണ് അപ്പുറത്തേക്ക് നമ്മളുടെ മനഃശാസ്ത്രം നമ്മളുടെ ശരീരശാസ്ത്രം നമ്മളുടെ ആരോഗ്യശാസ്ത്രം നമ്മളുടെ ഔഷധശാസ്ത്രം എത്ര ഉജ്ജ്വലമായിരുന്നു ചില ആശുപത്രിയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹിപ്പോക്രട്ടീസിന്റെ ചിത്രം വെച്ചിരിക്കുന്നു ഹിപ്പോക്രൈറ്റ് അല്ലെങ്കിൽ ഹിപ്പോക്രട്ടീസ് അദ്ദേഹം രോഗികളെ പരിശോധിക്കുന്ന മാതിരി ഒരു ചിത്രം കേരളത്തിലെ പല ആശുപത്രികളിലും കാണാൻ സാധിക്കും ഈ ഹിപ്പോക്രട്ടീസ് അല്ലെങ്കിൽ ഹിപ്പോക്രൈറ്റ് എവിടെ നിന്ന് ഔഷധശാസ്ത്രം പഠിച്ചത് ചരകന്റെയും ശുശ്രുതന്റെയും പുസ്തകത്തിൽ നിന്നാണ് ഞാൻ ഔഷധശാസ്ത്രം പഠിച്ചത് എന്ന് ഹിപ്പോക്രൈറ്റ് എഴുതിയ പുസ്തകത്തിൽ തന്നെ എല്ലായിടത്തും പറയുന്നു ഒരു പ്രാവശ്യമല്ല നൂറ്റി പതിനേഴ് പ്രാവശ്യം അദ്ദേഹം പറയുന്നുണ്ട് ചരകൻ ഇങ്ങനെ പറയുന്നു ശുശ്രുതൻ ഇങ്ങനെ പറയുന്നു എന്ന് എന്നിട്ട് ആ ഹിപ്പോക്രൈറ്റ് ആണ് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ഹിപ്പോക്രൈറ്റ് ഏത് പുസ്തകത്തിൽ നിന്നാണോ വൈദ്യശാസ്ത്രം പഠിച്ചത് ആ പുസ്തകത്തിന്റെ ഓതേഴ്സ് ചരകനെയും ശുശ്രുതനെയും ആരും ഓർക്കുന്നില്ല ഭാരതീയ ചിന്താധാരകള് ഇന്ന് ലോകം സ്വീകരിക്കുമ്പോൾ ഓർമ്മിക്ക ആയുർവേദത്തിൻ്റെ ഡിമാൻഡാണ് ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ന്യൂ കാസിൽ യൂണിവേഴ്സിറ്റി ഇംഗ്ലണ്ടിലെ ന്യൂ കാസിൽ യൂണിവേഴ്സിറ്റിയിൽ ചെന്നപ്പോൾ അവർ ആയുർവേദ ഡിപ്പാർട്ട്മെന്റ് കാണിച്ചു തന്നു എനിക്ക് അത്ഭുതം തോന്നി സന്തോഷവും തോന്നി അല്പം ദുഃഖവും തോന്നി എന്താ സന്തോഷം തോന്നാൻ കാരണം ഈ കേരളത്തില് മൊത്തം ആയുർവേദ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആയുർവേദത്തിനോട് പുച്ഛമാണ് അത് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ആയുർവേദത്തിനോട് അതിനേക്കാൾ പുച്ഛമാണ് സംസ്കൃതം എന്ന് പറയുന്നത് അതിനേക്കാൾ അവർക്ക് അറപ്പാണ് മാത്രമല്ല ആയുർവേദത്തിനെയും സംസ്കാരത്തെയും സംസ്കൃതത്തെയും പുച്ഛിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളാണ് കേരളത്തിലെ മൊത്തം ആയുർവേദ കോളേജിലുള്ളത് അവർക്ക് തോന്നാത്ത അഭിമാനം ന്യൂ കാസിൽ യൂണിവേഴ്സിറ്റിയിലെ അറുപത്തേഴ് ആയുർവേദ സ്റ്റുഡൻസിൽ കണ്ടു അവര് എന്നോട് രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു അതിനൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞു അപ്രതീക്ഷിതമായിട്ടൊരു നോട്ട് എനിക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത നോട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഔഷധം എങ്ങനെ ഉണ്ടാക്കണം എന്തുകൊണ്ട് ഔഷധത്തിൻ്റെ വസ്തുക്കൾ അങ്ങനെ ഉണക്കണം എന്തുകൊണ്ട് അത് സൂക്ഷിച്ചു വെക്കണം എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യേണ്ടത് ഇതെല്ലാം വിവരിച്ച് വിവരിച്ച് വിവരിച്ച് കഴിഞ്ഞപ്പോൾ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഒരു നോട്ട് കൊണ്ടുപോയിട്ട് എൻ്റെ കയ്യിൽ തന്നു sir we are honoured sir any problem with me my explanation no problem our vice chancellor has declared that you are the guest of the university today ഇന്ന് നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റിയിലെ ഗസ്റ്റാണ് നിങ്ങൾക്ക് ഒരു കാറ് ഒരു ദിവസത്തേക്ക് ഇവിടുത്തെ ഗസ്റ്റ് ഹൗസ് താമസിക്കാൻ സൗകര്യത്തിന് ഒരു അസിസ്റ്റന്റിനെയും നിങ്ങൾക്ക് കിട്ടും വെറുതെ പോയവനെ പിടിച്ച് യൂണിവേഴ്സിറ്റിക്കകത്ത് ഒരു രണ്ട് മൂന്ന് ചോദ്യം ചോദിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ കിട്ടിയ ഭാഗ്യം ഇത് ഗോപാലകൃഷ്ണന് കിട്ടിയ ഭാഗ്യമല്ല ഭാരതീയ പൈതൃകത്തിന് കിട്ടിയ സപ്പോർട്ട് ഭാഗ്യമെന്ന് പറയാനല്ല അറിവിന്റെ അനുഗ്രഹം ഈ നാട്ടിനകത്തുണ്ട് ആയുർവേദത്തെ സ്വീകരിക്കാൻ എന്നിട്ട് അവര് കുറേ ക്വസ്റ്റ്യനും ഡിസ്കഷനും എല്ലാവരും വന്നിരുന്നു വൈകുന്നേരം വരെ ആയുർവേദത്തെ കുറിച്ചുള്ള ഡിസ്കഷൻ ആയിരുന്നു കേരളത്തിൽ പല ആയുർവേദ കോളേജിലും പോയിട്ടുണ്ടെങ്കിലും ദൈവാനുഗ്രഹം കൊണ്ട് ഒരു സ്റ്റുഡൻറ്റും എന്നോട് ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല ഒരു അധ്യാപകനും ഒരു ചോദ്യവും ചോദിക്കണമെന്ന് തോന്നിയിട്ടില്ല നമ്മുടെ നാടിന്റെ പുറത്ത് ആയുർവേദത്തിന് ഏൽക്കുന്ന അത്ഭുതകരമായ ഒരു വസ്തുത അതുപോലെ ഫെയർഫീൽഡ് മഹർഷി മഹേഷ് യോഗിയുടെ അടുത്ത് ഞാൻ ചെന്നപ്പോൾ വെറുതെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല അകത്ത് ചെന്ന് ഓരോന്നും നോക്കിയപ്പോ എത്ര ഒരു അത്ഭുതകര പത്തിരുപതിനായിരം വ്യക്തികളുണ്ട് എത്ര സ്കൂളുകൾ കോളേജുകളാണ് അതിനകത്ത് ശാസ്ത്രത്തിന്റെ പരമകാഷ്ഠയിൽ പ്രവർത്തിക്കുന്ന ഫെയർ ഫീൽഡിനകത്ത് ഒത്തിരി ക്ലാസ് എടുക്കാൻ ഭാഗ്യമുണ്ടായി അവിടെ എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ അവരൊരു ചോദ്യം ചോദിച്ചു would you like to work with us ഞാൻ വെറുതെ ചോദിച്ചു what is the condition no condition you join here you will get the citizenship of America വേണ്ട സാർ നമുക്ക് നമ്മുടെ നാടാ പറ്റിയത് കോടാലി എറിഞ്ഞുണ്ടാക്കിയത് ഞാൻ ഇങ്ങോട്ട് വന്നോളാം നമുക്ക് അമേരിക്കയും പറ്റില്ല കാനഡയും പറ്റില്ല ഈ നാടിന്റെ രക്തമാണ് ഇതിലുള്ളത് ഇവിടെ ജീവിക്കുന്ന അത്രയും സുഖം വേറെ എവിടെയാ കിട്ടുക എന്ന് രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ പാലക്കാട് പ്രഭാഷണം നടത്തിയപ്പോൾ ഒരൊറ്റ ആള് കോട്ടുവായ വിടാതെ വാച്ച് നോക്കാതെ കോട്ട മൈതാനം ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കാനൊരവസരം ഒരു അവസരം ഇത് അമേരിക്കയെ പറ്റുമോ എന്റെ കർത്താവെ കിട്ടില്ല അവരപ്പ വീട്ടിനകത്തേക്ക് പോകും നമുക്ക് വേണ്ടത് ഇത് മാത്രം അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇനി ഒരു പത്ത് ജന്മമുണ്ടെങ്കിൽ അതിലെ രണ്ടാമത്തെ ജന്മം ഞാൻ അമേരിക്കയിൽ വരാമെന്ന് പറയില്ല പത്ത് ജന്മവും ഇന്ത്യയിൽ തന്നെ മതി എനിക്ക് വേറെ ഒരു രാജ്യത്തും വേണ്ട കർണാടകത്തിൽ ജനിച്ച് കർണാടകനായി വളർന്ന് മലയാളത്തിൽ വന്ന് ജീവിക്കാൻ ഒരു ഭാഗ്യം കിട്ടുക ഇതിനേക്കാളും വലിയൊരു ഭാഗ്യം എന്താ വേണ്ടത് അതാണ് ജീവിതത്തിൽ അച്ചീവ് നമുക്കൊന്നും വേണ്ട എന്നും പറഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് യാത്രയായി അനുഭവങ്ങളുടെ പരമ്പര എത്രയെല്ലാം ഭാരതീയ സന്ദേശങ്ങൾ നമ്മുടെ ഗണിതശാസ്ത്രം ന്യൂ കാസിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു പ്രൊഫസർ വന്നു നേരെ തിരുവനന്തപുരത്തെ ലൂസിയ ഹോട്ടലിൽ താമസിച്ച് എന്നെ വിളിച്ചു I would like to know something very important എന്താ സംഭവം സാർ ഒന്ന് എൻ്റെ അടുത്തേക്ക് വരണം ഇംഗ്ലീഷിൽ ഞാൻ പോയി പോയപ്പോൾ പറഞ്ഞു sir we have got a confidential project for America yeah what is the project confidential sir sir ഒരു സ്ഥലത്ത് ലെക്ചർ കൊടുത്തപ്പോൾ ഭൂതസംഖ്യ ഭൂതസംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഭൂതസംഖ്യ നിങ്ങൾ ചിലപ്പോൾ പ്രേതസംഖ്യ എന്ന് കേട്ടിട്ടുണ്ടാവും പക്ഷെ ഭൂതസംഖ്യ എന്ന് കേട്ടിട്ടുണ്ടാവില്ല കണ്ണ് നയനം നേത്രം അക്ഷി എന്ന് പറഞ്ഞാൽ രണ്ട് ശ്രോത്രം കർണം എന്ന് പറഞ്ഞാൽ രണ്ട് ഗുണം രാമൻ എന്ന് പറഞ്ഞാൽ മൂന്ന് വേദം എന്ന് പറഞ്ഞാൽ നാല് പഞ്ചശരം ശരം എന്ന് പറഞ്ഞാൽ അഞ്ച് പഞ്ച ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ അഞ്ച് പഞ്ചഭൂതം ഭൂതം എന്ന് പറഞ്ഞാൽ അഞ്ച് ഷഡ് രസം രസം എന്ന് പറഞ്ഞാൽ ആറ് സപ്തസ്വരം സ്വരം എന്ന് പറഞ്ഞാൽ ഏഴ് സപ്ത ഋഷി ഋഷി എന്ന് പറഞ്ഞാൽ ഏഴ് ഇതാണ് ഭൂതസംഖ്യ നല്ല രസമാണ് ഇതൊന്ന് പഠിക്കാൻ സാധിച്ചാൽ പലരുടെയും ടെലിഫോൺ നമ്പർ ഓർമ്മിക്കാൻ വളരെ എളുപ്പമാണ് അവനവൻ്റെ ടെലിഫോൺ നമ്പർ മറക്കാതിരിക്കാനും ഇത് എളുപ്പമാണ് അപ്പോൾ ഈ ടെലിഫോൺ നമ്പർ ഓർമ്മിക്കാൻ ഭൂതസംഖ്യ പഠിച്ചാൽ മതി ആ കാറിൻ്റെ നമ്പർ ടെലിഫോണിൻ്റെ നമ്പറൊക്കെ ഓർക്കാൻ ഭൂതസംഖ്യ ഭൂമി ഒരു മഹായുഗത്തിൽ എത്ര പ്രാവശ്യം കറങ്ങുന്നു എന്ന് ലല്ലാചാര്യൻ എഴുന്നൂറ് എ ഡിയിൽ എഴുതിയിട്ടുണ്ട് വ്യോമ ശൂന്യ ശര അദ്രി ഇന്ദു രന്ധ്ര അദ്രി അദ്രി ശര ഇന്ദവഹ ഇടത്തോട്ടാണ് എഴുതേണ്ടത് അറബി എഴുതുന്ന മാതിരി തന്നെ അല്ല എന്നാലും വായിക്കേണ്ടത് വലത്തോട്ടാണ് ഇടത്തോട്ടാണ് എഴുതേണ്ടത് വ്യോമ ശൂന്യ ശര അദ്രി ഇന്ദുരന്ത്ര അദ്രി അദ്രി ശരേന്ദ്രമഹ നൂറ്റി അൻപത്തി ഏഴ് കോടി എഴുപത്തി ഒൻപത് ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ് ഇതാണ് നമ്പർ ഈ നമ്പർ ഒരു പ്രോജക്റ്റ് ആയിട്ട് എന്നെ പഠിപ്പിക്കണം ഞാൻ പറഞ്ഞു ഏതായാലും പഠിപ്പിക്കാനും കുഴപ്പമൊന്നുമില്ല എവിടെയെങ്കിലും ആരെങ്കിലും ഉപയോഗിക്കട്ടെ മുഴുവൻ അങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പറയാ ഇത് അമേരിക്കയിലെ മിലിറ്ററിയിൽ ഉപയോഗിക്കാനാണ് പല കോൺഫിഡൻഷ്യൽ കോഡിനും ഭൂതസംഖ്യ ഉപയോഗിക്കാനാണ് നമ്മുടെ ചെറിയ അറിവ് ഈ ചെറിയ അറിവ് അവിടെ എത്ര വലിയ കാര്യത്തിന് അവർ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം നമ്മുടെ ചിന്താധാര ബിറ്റ് ബൈ ബിറ്റ് എടുത്ത് നോക്കാം കേരളത്തിലെ ഒരു ഒരു പാർട്ടിയുണ്ട് കോട്ടയത്തെ പാർട്ടികൾ കോട്ടയത്തെ പാർട്ടികൾ സ്പെഷ്യൽ ഗ്രേഡ് പാർട്ടികളാണ് അവിടെ ടൊറൻഡോയിൽ ഒരു ദിവസം എന്നെ വിളിച്ചു സാറേ ഒന്ന് നമ്മുടെ അടുത്തേക്ക് വന്നുകൂടായോ ആ വരാമല്ലോ എന്ത് പറ്റി അല്ല നമുക്കൊരു കടയുണ്ട് സാർ ആ വരാ എന്താ കട നമ്മുടെ കടയുടെ പേര് D O S A K A D എന്നാണ് sir D O S A K A D e. A എന്താ അത് ദോശക്കട ഇംഗ്ലീഷിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നതാ ഞാൻ വരാം പക്ഷെ സാർ വരണതിന് മുമ്പ് ഒന്ന് നേരത്തെ വിളിച്ചേക്കണേ അപ്പോയിൻമെന്റ് എടുക്കാതെ ഇവിടെ കസേര ഉണ്ടാവില്ല അപ്പൊ എന്താ സാർ അത്ര പ്രത്യേകത അവിടെ പോയി നല്ലൊരു പാർട്ടിയാണ് നല്ല മനുഷ്യനാ സാർ അഞ്ച് തലമുറയ്ക്ക് ജീവിക്കാനുള്ളത് ഞാൻ ഉണ്ടാക്കി സാർ അഞ്ച് തലമുറയ്ക്ക് ടൊറണ്ടോയില് എങ്ങനെയാ ഉണ്ടാക്കിയത് ദോശ മാത്രം ഇംഗ്ലീഷുകാർക്ക് ദോശ മാത്രം മതി വേറെ ഒന്നും വേണ്ട സാർ അപ്പുറത്ത് വേറൊരു പാർട്ടിയുണ്ട് രവികുമാർ അങ്ങേര് സാമ്പാർ മാത്രം ഉണ്ടാക്കുള്ളൂ എണ്ണൂറ് ലിറ്റർ സാമ്പാർ ഒരു ദിവസം ഉണ്ടാക്കും എയ്റ്റ് ഹൺഡ്രഡ് ലിറ്റർ അല്ല കടയിൽ പോയ സാമ്പാർ മാത്രം ഇന്ത്യക്കാരും വാങ്ങിക്കാൻ പോവില്ല പിന്നെ ആരാ വാങ്ങിക്കാൻ പോകുന്നത് കനഡക്കാരൻ തിരിച്ച് വീണ്ടും ഒന്ന് വരിക നമ്മുടെ ഭഗവത്ഗീത നമ്മുടെ യോഗ നമ്മുടെ സംസ്കൃതം നമ്മുടെ വേദമന്ത്രങ്ങൾ നമ്മുടെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് നമ്മുടെ സ്ട്രിങ് തിയറി ഭാരതത്തിലെ ഉജ്ജ്വലമായ മാത്തമാറ്റിക്സ് അസ്ട്രോണമി ഹെൽത്ത് സയൻസ് ആയുർവേദം തച്ചുശാസ്ത്രം ജ്യോതിഷം മാത്രമല്ല സാമ്പാർ വരെ അവിടേക്ക് എത്തിയിരിക്കുന്നു സാമ്പാർ വരെ ദോശ എത്ര വ്യക്തികളറിയോ ഇതൊക്കെ കഴിക്കുന്നത് ഭാരതീയ ചിന്താധാരകളിൽ ഒരു ചെറിയ അംശം മാത്രമല്ല പാശ്ചാത്യ ലോകം സ്വീകരിക്കുന്നത് എവിടെ ചെന്നാലും നിങ്ങൾ ഒരു ഇന്ത്യക്കാരനാണെങ്കിൽ നിങ്ങളോട് അവർ ചോദിക്കും ഡു യു നോ ഭഗവത്ഗീത അപ്പൊ തന്നെ ഇന്ത്യക്കാരൻ പറയും what is there to know I know that can you tell the first line no no why should i tell that i know it sir please tell the first line about it what to tell that there is nothing to tell karan arinjude urula samosa urulna madri bhagavad gita arinjuda new york il or ambalathil tholan vendi poi kore adhigam കുറേ അധികം alla നല്ല mattullavarum pradakshanam vechu വെച്ചു ഞാൻ അകത്തേക്ക് കയറിയതും കേട്ട ഒരു മന്ത്രം കാറ്റിൻ മേലെ ഉണ്ണിയാർച്ച അമ്പലത്തിനകത്ത് നിന്നേ കാറ്റിൻ മേലെ ഉണ്ണിയാർച്ചയുടെ പാട്ട് ഞാനൊന്ന് ചിരിച്ചു അപ്പോഴാ പൂജാരിക്ക് മനസ്സിലായത് ഒരു മലയാളി വന്നിട്ടുണ്ട് അത്ര നേരം ആ പാർട്ടി അവിടെ വരാറില്ല എന്നിട്ട് പുറത്ത് വന്ന് പറഞ്ഞു സാർ ഞാൻ പലതും നോക്കി സാർ വേറെ ഒന്നിലും വിജയിച്ചില്ല സാർ അവിടെ എനിക്ക് മന്ത്രമൊന്നും അറിഞ്ഞുകൂടെങ്കിലും ഞാൻ പൂജ നടത്തുക സാർ അത് ശരി വടക്കം പാട്ട് പാടിയിട്ട് പൂജ നടത്തുക പോട്ടെ എന്തായാലും നല്ല രീതിയിൽ അമ്പലമൊക്കെ വൃത്തിയായിട്ടുണ്ട് ഞാൻ പറയാം നമോ നാരായണായ നാരായണ പറഞ്ഞ് നടത്തിയാൽ മതി കാറ്റും മണമേലെ ഉണ്ണിയാർച്ച കയ്യൊന്ന് പിടിച്ചാലേ വീഴാറുള്ളൂ അല്ലെങ്കിൽ ഊണൊന്ന് കൊടുത്താലേ തിന്നാറുള്ളൂ എന്നുള്ളതൊക്കെ വീടിൻ്റെ ഇരിക്കുന്ന പെണ്ണാണ് എൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടില്ല അതൊന്നും പാടാൻ പോവണ്ട ഏതായാലും വിഷ്ണു സഹസ്രനാമമോ ഏതെങ്കിലും ചെറിയ ചെറിയ മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് എപ്പോഴും അദ്ദേഹം സ്വകാര്യമായിട്ട് പറഞ്ഞു സാർ ഇംഗ്ലീഷുകാർക്ക് എന്ത് ഭക്തിയാ സാർ ഇവിടെ വന്ന് മിനിറ്റുകളോളം മണിക്കൂറുകളോളം നിൽക്കുന്നത് കാണാം എന്നിട്ട് അവർ വന്ന് പറയാറുണ്ട് വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മുടെ സാമ്പാർ ഒരു സ്ഥലത്ത് നമ്മുടെ ദോശ ഇപ്പുറത്ത് നമ്മുടെ ആരാധനാക്രമം എല്ലാം സ്വീകരിക്കുന്ന ഒരു രീതി പറയാനാണ് ഞാൻ തിരിച്ചും മറച്ചു പഠിക്കുന്നത് അപ്പോൾ ഏത് വിഷയമെടുത്ത് നോക്കുക അത്ഭുതം തോന്നും ഈ നാടിൻ്റെ ചിന്താധാരകൾ ലോകത്തിൻ്റെ അത്യുന്നത ശീർഷങ്ങളിൽ എത്ര ഭംഗിയായിട്ട് വരുന്നു ബെർലിൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു ജർമ്മൻ പ്രൊഫസർ ഒരു വ്യാകരണം എഴുതി ഗ്രാമർ ഫോർ ജർമ്മൻ ലാംഗ്വേജ് അതിൻ്റെ വൈസ് ചാൻസലർ അത് വായിച്ചിട്ട് പറഞ്ഞു ഇന്ത്യയിൽ പാണിനി എന്ന വ്യാകരണ കർത്താവ് ബി സി നാന്നൂറിൽ എഴുതിയ പുസ്തകവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഇരുപതാം നൂറ്റാണ്ടില് താൻ എഴുതിയ വ്യാകരണ പുസ്തകം വെറും ഷോർട്ട് നോട്ടായിട്ട് ഉപയോഗിക്കാനേ പറ്റുള്ളൂ എന്ന് ഈ ഇരുപത്തിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ വ്യാകരണവും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ എഴുതിയ വ്യാകരണവും തമ്മിലൊന്ന് കമ്പയർ ചെയ്തു ഒന്ന് കമ്പയർ ചെയ്തപ്പോഴാ മനസ്സിലായത് ഭാരതീയ വ്യാകരണത്തോടൊപ്പം മറ്റൊന്നും വരാൻ സാധ്യമില്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രം നമ്മുടെ ഓരോ ആചാരവും ഇന്ന് ലോകം സ്വീകരിക്കുന്നു അഞ്ചര മണിക്ക് എഴുന്നേൽക്കണം ലോകത്തിനറിയാം ബ്രെയിൻ ഒപ്റ്റിമമായിട്ട് വർക്ക് ചെയ്യുന്ന സമയമാണ് സൂര്യോദയത്തിന് അരമണിക്കൂർ മുമ്പ് അതുകൊണ്ട് അഞ്ചര മണിക്ക് എഴുന്നേൽക്കണം കിഴക്ക് നോക്കി പ്രാർത്ഥിക്കണം എന്തുകൊണ്ട് തലച്ചോറിന്റെ മാഗ്നറ്റിക് ഫ്ലക്സും ഭൂമിയുടെ മാഗ്നറ്റിക് ഫ്ലക്സും കോംപ്ലിമെന്ററി ആയിട്ട് വന്നാൽ തലച്ചോറിന്റെ എഫിക്കസി എഫിഷ്യൻസി പതിനഞ്ച് ശതമാനം കൂടും അതുകൊണ്ട് കിഴക്കോട്ട് നോക്കി വേണം പ്രാർത്ഥിക്കാനും ചർച്ച ചെയ്യാനും ഓഫീസ് വർക്കുകൾ ചെയ്യാനുമെന്ന് ഭാരതി ഭാരതീയർ പറഞ്ഞത് ശരിയാണ് അതുപോലെ തന്നെ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ ശരീരത്തിന് എക്സർസൈസ് ലഭിക്കുന്നു ധ്യാനിക്കുമ്പോൾ തലച്ചോറ് അസാധാരണമാം വിധം റെസ്റ്റ് എടുക്കുന്നു ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ രക്തം ക്ലീൻ ആകുന്നു രാവിലെ എഴുന്നേറ്റ് കുളിക്കുമ്പോൾ നമ്മുടെ സ്കിൻ പെർഫെക്റ്റ്ലി ക്ലീൻ ആകുന്നു ആഴ്ചയിൽ ഒരിക്കൽ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ ലിപ്പോ പ്രോട്ടീന്റെ പുറത്ത് ഒരു കോട്ടിംഗ് ലിപ്പിഡ് ക്ലോട്ടിംഗ് ഉണ്ടാകുന്നത് കൊണ്ട് സ്കിൻ ക്യാൻസറും സ്കിൻ ഡിസീസും ഒഴിവാക്കാൻ സാധിക്കുന്നു ഭാരതത്തിലെ അറിവുകൾ ഭക്ഷണത്തിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ സലൈവറി ഗ്ലാൻഡ് ആക്റ്റീവ് ആകും ഭക്ഷണം അകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഡൈജസ്റ്റീവ് എൻസൈമുകൾ ഈ ശരീരത്തിനകത്ത് നിറയും ഏത് ആചാരമാണ് ഭാരതത്തില് നന്മയല്ലാത്തത് പൂർവീക ഋഷിവര്യന്മാര് പറഞ്ഞത് ഭാരതത്തിൽ തിന്മയുടെ ആചാരങ്ങളില്ല ഇടക്കാലത്ത് ചിലരെ ചേർത്തിട്ടുണ്ട് ഏതുപോലെ കണ്ണൂർ ചെന്നാൽ കള്ള് നിവേദ്യം കോഴി അറക്കല് ആടിനെ അറക്കല് ഇത് ദുരാചാരം ഇത് വൈദിക സമ്പ്രദായമല്ല പുരാതന ഭാരതത്തിലുള്ളതല്ല പുരാതന ഭാരതത്തിലെ ആചാരങ്ങളെല്ലാം ഒന്നുകിൽ മനസ്സിന്റെ നന്മയ്ക്ക് ശരീരത്തിന്റെ നന്മയ്ക്ക് കുടുംബ ബന്ധം ദൃഢമാക്കാൻ സാമൂഹിക ബന്ധം നന്മയിലേക്ക് കൊണ്ടുപോകാൻ രാഷ്ട്രത്തിന്റെ ഐക്യത്തിന് അഞ്ച് കാര്യങ്ങൾക്ക് ആ ഭാരതീയർ ആചാരങ്ങൾ അനുഷ്ഠിച്ചത് ഒന്ന് ചിന്തിച്ചു നോക്കാം ഇങ്ങനെ ഏത് മതത്തിന്റെ ആചാരങ്ങളെ വിലയിരുത്താൻ സാധിക്കും ആചാരാത് ആചാരാധനമക്ഷയം ആചാരാത് ധനമക്ഷയം സുപ്രജ ആചാരോ അഹന്ത്യലക്ഷണം ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് സ്വർഗത്തിലേക്ക് പോകാനാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല ഭൂമിയിലെ ജീവിതം സ്വർഗസമാനമാക്കാനാണ് നമ്മൾ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് ഇതാണ് ശാസ്ത്രത്തിനും യുക്തിക്കും ബുദ്ധിക്കും നിരക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ചെന്ന് ഒരു നൂറ് ആചാരങ്ങൾ എഴുതുക എന്നിട്ട് ഏതിനു വേണ്ടി അത് ആചരിക്കുന്നു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കാം അവിടെ ആചാരത്തിന്റെ പുസ്തകമുണ്ട് അതുപോലെ ചിലപ്പോ ചില മതസ്ഥർ ചോദിക്കാറുണ്ട് ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് ഞങ്ങൾക്കൊരു മതമുണ്ട് ഒരു പുസ്തകമുണ്ട് ബൈബിള് നിങ്ങളുടെ മതഗ്രന്ഥം ഏതാണ് മുസ്ലിങ്ങൾ പറയും ഞങ്ങൾക്കൊരു മതഗ്രന്ഥമുണ്ട് ഖുറാൻ നിങ്ങളുടെ മതഗ്രന്ഥം ഏതാണ് പലപ്പോഴും ഭാരതീയർക്ക് ഉത്തരം കിട്ടാറില്ല ഉത്തരം വളരെ സിമ്പിളാണ് എന്താ ഉത്തരം നിങ്ങളുടെ മൊത്തം അറിവ് ഒരു പുസ്തകത്തിൽ എഴുതാനേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ മൊത്തം അറിവ് ഒരു പുസ്തകത്തിൽ എഴുതാനല്ല ഉണ്ടായിരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് പുസ്തകങ്ങളില് പിന്നെ അതിൻ്റെ ശാഖോപശാഖകളിൽ എഴുതാനുണ്ടായിരുന്നു മക്കളെ അതുകൊണ്ട് ഒരു പുസ്തകം എന്ന് അഭിമാനിക്കല്ല മക്കളെ വേണ്ടത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് പുസ്തകങ്ങളുള്ള സൈഡിലേക്ക് വരാൻ ശ്രമിക്കുക എങ്ങനെ ശ്രമിക്കണം ഒരു മുഹമ്മദ് നബിയെയും ഖുറാനെയും ചേർത്ത് ഇങ്ങോട്ട് വരിക അതിനെ കളയൊന്നും വേണ്ട അതും കിടക്കട്ടെ ഇങ്ങോട്ട് ഒരു ക്രിസ്തുവിനെയും ബൈബിളിനെയും ചേർത്ത് ഇങ്ങോട്ട് വരിക മുപ്പത്തി മുക്കോടി ദേവന്മാരുള്ള നമ്മുടെ കൂട്ടത്തിൽ ഒരു യേശുക്രിസ്തു ഉണ്ടെന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ ഒരാൾക്കും കുഴപ്പമുണ്ടാവാൻ സാധ്യതയില്ല അല്ലേ നമ്മൾ സ്വീകരിച്ചതല്ലയോ യേശുക്രിസ്തുവിനെ യേശുക്രിസ്തു പുട്ടവർത്തിയിൽ വെച്ചിട്ടുണ്ട് വള്ളിക്കാവിൽ വെച്ചിട്ടുണ്ട് നാരായണ ഗുരുദേവന്റെ ആശ്രമങ്ങളിൽ വെച്ചിട്ടുണ്ട് ആനന്ദാശ്രമത്തിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ ഗ്രന്ഥങ്ങൾ ഒരെണ്ണം പോലും ഇതാണ് അവസാനത്തെ ഗ്രന്ഥം എന്ന് പറഞ്ഞിട്ടില്ല ഈ ഗ്രന്ഥത്തിലുള്ളത് പഠിച്ചാലേ സ്വർഗത്തിൽ പോകൂന്ന് പറഞ്ഞിട്ടില്ല മക്കളെ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഒന്നാ അതായത് ഇതെല്ലാം പൂർവീക ഋഷിവര്യന്മാർ പറഞ്ഞത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള ഭാഷയിൽ ഞാൻ എഴുതിയെന്ന് മാത്രം കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർ കൂടുതൽ കൂടുതൽ ഗ്രന്ഥങ്ങൾ വായിച്ചു മനസ്സിലാക്കുക എന്നാ ഭാരതീയ ഋഷിവര്യന്മാർ പറഞ്ഞത് ഇതുകൊണ്ടാ ഭാരതീയ സംസ്കാരം മരിക്കാത്തത് ഭാരതീയ സംസ്കാരം നശിക്കാത്തത് അത്രയും ഉജ്ജ്വലമായ ഈ സംസ്കാരത്തില് ഒരാളും പറഞ്ഞിട്ടില്ല ഹിന്ദുക്കൾ വിചാരിക്കുന്നത് മാത്രമാണ് സത്യമെന്ന് ഒന്ന് ആലോചിച്ചു നോക്കാം ലോകത്തില് അറുപത്തെട്ട് രാജ്യങ്ങളിൽ ക്രിസ്ത്യൻ രാജ്യങ്ങളാണ് അറുപതോളം രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങളാണ് ഒരു ഹിന്ദു രാഷ്ട്രമുണ്ടോ ഹിന്ദുക്കൾക്ക് ഒരു രാജ്യമുണ്ടോ ഇല്ല എന്നിട്ടും ഹിന്ദു കരഞ്ഞിട്ടുണ്ടോ എൺപത്തിരണ്ട് ശതമാനം ഹിന്ദുക്കളുള്ള ഭാരതം ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല ഈ പതിനായിരം വർഷത്തെ പാരമ്പര്യമുള്ള ഇവിടത്തെ പൈതൃകം ഇവിടത്തെ ഹിന്ദുക്കളുടേതാണ് ഇവിടത്തെ ക്രിസ്ത്യാനികളുടേതാണ് ഇവിടത്തെ മുസ്ലിങ്ങളുടേതാണ് ഇവിടത്തെ ലെഫ്റ്റിസ്റ്റിന്റെയും റൈറ്റിസ്റ്റിന്റെയും മിഡിൽ ഈസ്റ്റിന്റേതുമാണ് മിഡിൽ ഈസ്റ്റ് എന്നൊരു വാക്കില്ല കേട്ടോ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും മധ്യപക്ഷത്തിൻ്റെതുമാണ് എന്തിന് നിങ്ങൾ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം വിട്ടുകൊടുത്തു എന്റേതുമാണ് എന്ന് പറയാൻ എന്തുകൊണ്ട് മുസ്ലിങ്ങൾ മുമ്പോട്ട് വരുന്നില്ല എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ മുമ്പോട്ട് വരുന്നില്ല ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ യേശു ക്രിസ്തു ഞങ്ങളുടെ അള്ളാഹു ഞങ്ങളുടെ ഗ്രന്ഥം എന്ന് പറഞ്ഞ് എന്തിനു നിൽക്കണം ഈ ഭാരതത്തിൽ ജന്മം ലഭിച്ച നിങ്ങളുടെ രക്തം ആരുടെ രക്തമാണ് വെറുതെ ഒന്ന് ചോദിക്കാം മക്കയിൽ നിന്ന് ജനിച്ചവരുടെ രക്തമല്ല മക്കളെ നിങ്ങളിലുള്ളത് യരുസലേമിൽ നിന്ന് ജനിച്ചവരുടെ രക്തമല്ല നിങ്ങളിലുള്ളത് നിങ്ങളിലുള്ളത് ഭാരതീയരുടെ രക്തമാണ് ആ ഭാരതീയരുടെ രക്തം ഇരിക്കുന്നിടത്തോളം കാലം ഈ ഭാരതത്തിലെ ശ്രീകൃഷ്ണൻ ഭാരതത്തിലെ ശ്രീരാമൻ ഭാരതത്തിലെ രാമായണം ഭാരതത്തിലെ മഹാഭാരതം അത് നിങ്ങളുടേതുമാണ് മലേഷ്യയിൽ പോയിട്ടുണ്ടോ ഇന്തോനേഷ്യയിൽ പോയിട്ടുണ്ടോ തൊണ്ണൂറ്റേഴ് ശതമാനം മുസ്ലിങ്ങളുള്ള രാജ്യമാണത് തൊണ്ണൂറ്റേഴ് ശതമാനം മുസ്ലിങ്ങളുള്ള രാജ്യത്തിൽ അൻപത് നൂറ് രൂപയുടെ നോട്ടുകൾ രൂപയല്ല അവിടെ വേറൊന്നാണ് അൻപതും നൂറും നോട്ടുകളില് നടുക്ക് അൻപത് രൂപയുടെ നടുക്ക് ഗണപതിയുടെ ചിത്രമാണ് നൂറ് രൂപയുടെ നടുക്ക് ശ്രീരാമന്റെ ചിത്രമാണ് അവരോടൊന്ന് ചോദിക്കാം തൊണ്ണൂറ്റേഴ് ശതമാനം മുസ്ലിങ്ങളുള്ള നിങ്ങളുടെ രാജ്യത്തിൽ എന്തുകൊണ്ട് അൻപതിൻ്റെയും നൂറിൻ്റെയും കടലാസ് നോട്ടുകൾക്ക് ഗണപതിയുടെയും ശ്രീരാമന്റെയും ചിത്രം ചേർത്തിരിക്കുന്നു അവരുടനെ ഉത്തരം പറയും ഞങ്ങൾ മതം മാറി പക്ഷേ ഞങ്ങളുടെ പൈതൃകം മാറിയില്ല ഞങ്ങളുടെ പൈതൃകം ഭാരതത്തിലെ ഹൈന്ദവരുടെ പൈതൃകമാണ് ആ പൈതൃകം ഇരിക്കുന്നിടത്തോളം കാലം ഈ ഗണപതിയുടെയും ശ്രീരാമന്റെയും ചിത്രം ഞങ്ങളുടെ നോട്ടുകളിൽ ഉണ്ടാകും എന്തുകൊണ്ട് കേരളത്തിലെ ജനതയ്ക്കത് തോന്നുന്നില്ല ഒന്ന് തോന്നിക്കണ്ടേ നമ്മളെ ഭരിച്ചവര് അൻപത് വർഷം ഭരിച്ചവരും അഞ്ചു വർഷം ഭരിച്ചവരും അഞ്ചു മാസം ഭരിച്ചവരും നാടിനെ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിച്ചു അവരുടെ വോട്ടിന് വേണ്ടി ഉപയോഗിച്ചു അപ്പോൾ മുസ്ലിങ്ങളെ മാറ്റി നിർത്തി അവർ പ്രീണിപ്പിച്ചു ഹിന്ദുക്കളെ ഇങ്ങോട്ട് മാറ്റി നിർത്തി ക്രിസ്ത്യാനികളെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു നിങ്ങൾ ന്യൂനപക്ഷങ്ങളാണ് നിങ്ങൾ മുഖ്യധാരയിൽ വരേണ്ട ആവശ്യമില്ല എന്തൊരു ഗതികേട് ഈ നാടിന് പറ്റി അതുകൊണ്ട് ഈ നാട് നാട്ടിലുള്ളവർ വേറെ ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾ ഈ ഒരു വികാരമല്ലേ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അൻപത്തെട്ട് വർഷം നാല് മാസം രണ്ടാഴ്ച ഒരു ദിവസം കഴിഞ്ഞിട്ടും നമ്മുടെ മനസ്സിൽ നമ്മൾ ഭാരതീയരാണ് എന്ന തോന്നലില്ല എന്തുകൊണ്ട് ആ തോന്നലില്ലാതെ വന്നു കഴിഞ്ഞ കുറേ മാസങ്ങളായി കാസർഗോഡ് മുതൽക്ക് തിരുവനന്തപുരം വരെ അനവധി കോളേജുകളിൽ സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട് അവിടെയെല്ലാം സംസ്കൃത ശ്ലോകങ്ങൾ പറയാറുണ്ട് അത്ഭുതകരമായ കാഴ്ച ചിന്തിക്കാൻ പറ്റാത്ത കാഴ്ച മുസ്ലിം പെൺകുട്ടികളും ആൺകുട്ടികളും തട്ടയിട്ടിട്ടുണ്ടവര് തട്ടയിട്ടത് കൊണ്ട് അവർ മുസ്ലിങ്ങളാണെന്ന് മനസ്സിലാവുന്നത് ഒരു പ്രത്യേക കവറ് ആ കുട്ടികളാണ് സംസ്കൃതത്തിന്റെ കൊട്ടേഷൻ എഴുതിയെടുക്കാൻ ഏറ്റവും അധികം ആഗ്രഹം കാണിക്കുന്നത് ക്ലാസ് കഴിയുമ്പോൾ അവരെല്ലാം വരും സാർ ഞങ്ങൾക്ക് സംസ്കൃതം ഒന്നും അറിഞ്ഞൂടാ സാർ സാറ് പറഞ്ഞാൽ വരി ഒന്ന് പറഞ്ഞു തരണം സാർ ഈ നാട്ടില് ഒരു മുസ്ലിമും ഭാരതത്തിനെതിരാവില്ല ഒരു ക്രിസ്ത്യാനിയും ഭാരതത്തിനെതിരാവില്ല ഇന്ന് മിഡിൽ ഈസ്റ്റില് ഏഷ്യയിൽ നിങ്ങൾ പോയാൽ ദുബായിലും ഒമാനിലും അതുപോലെ മറ്റു രാജ്യങ്ങളിലും പോയാൽ കേരളത്തിലെ മലപ്പുറത്തുള്ള മുസ്ലിങ്ങളാണ് കേരളത്തിലെ ഹിന്ദുക്കളെ ഒറ്റിക്കൊടക്കുന്നത് അവിടുത്തെ പോലീസിന് അറിഞ്ഞുകൊണ്ട് ഞാൻ പറയാണ് കേരളത്തിലെ മുസ്ലിങ്ങള് കേരളത്തിലെ ഹിന്ദുക്കളെ അവരാരാധന നടത്തിയാൽ ഒരു പടം വീട്ടിൽ വെച്ചാൽ നമ്മുടെ രക്തമായ കേരളത്തിലെ മുസ്ലിങ്ങൾ അവിടുത്തെ പോലീസിന് ഫോൺ വിളിച്ചു പറയും ഇന്ന ആളാണ് ഹിന്ദു ആരാധന നടത്തി മുസ്ലിങ്ങളെ അവഹേളിക്കുന്നു എന്ന് ദുബായിലെ മുസ്ലിം ഒന്നും ചെയ്യില്ല അബുദാബിയിലെ മുസ്ലിം ഒന്നും ചെയ്യില്ല മറ്റൊരു സ്ഥലത്തെയും ചെയ്യില്ല നമ്മുടെ നാട്ടിലുള്ളവര് നമുക്കെതിരെ അതുപോലെ അമേരിക്കയിലെ ഹ്യൂസ്റ്റണില് അതുപോലെ ഷിക്കാഗോയില് വാഷിങ്ടണില് ന്യൂയോർക്കില് പല പ്രോഗ്രാമിലും പങ്കെടുക്കാൻ കഴിഞ്ഞ പ്രാവശ്യം ഭാഗ്യമുണ്ടായി ഈ കേരളത്തിലെ ക്രൈസ്തവരിറക്കുന്ന ഇംഗ്ലീഷ് പത്രികകളുണ്ട് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഞായറാഴ്ചയാണ് അത് വരിക പലതിലും കാണാം ഈ ആന്ധ്രാപ്രദേശില് പള്ളിയിലച്ചനെ കയറിട്ട് കൊന്ന് ചുട്ടുകൊന്നു കന്യാസ്ത്രീകളെ അധിക്ഷേപിച്ചു കന്യാസ്ത്രീകളെ കൊന്നു കന്യാസ്ത്രീകളെ അവഹേളിച്ചു ഒരു രണ്ട് മൂന്ന് പേജ് മുഴുവനും അതാണ് കേരളത്തില് ഇന്ത്യയില് ഇപ്പൊ അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല വെറുതെ ആ പത്രത്തിന്റെ പത്രപ്രവർത്തകൻ അതിന്റെ ഓണറോട് ഞാൻ ചോദിച്ചു ഡോക്ടർ മാത്യു സാറേ ഈ പത്രം അങ്ങയുടെ അല്ലേ അതെ എൻ്റെ പത്രമാണ് എന്താ ഗോപാലേഷൻ സന്തോഷമുണ്ട് എൻ്റെ പത്രം എങ്ങനെയുണ്ട് നല്ല പത്രമാണ് പക്ഷെ ആ മൂന്നാമത്തെ പേജില് ഇന്ത്യയിലെ മുഴുവൻ പള്ളിയിലച്ചന്മാരെ കയറിട്ട് കെട്ടി തീയിലിട്ട് കൊല്ലുന്നു എന്നും കന്യാസ്ത്രീകൾ അവഹേളിക്കുന്നു എന്ന് പറഞ്ഞതും ശരിയാണോ സാർ ഈ ഇന്ത്യയിൽ നടക്കാത്ത ഒരു കാര്യം നടക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ പത്രത്തിൽ അമേരിക്കയിൽ എഴുതി ആ പത്രത്തിലെ ഇംഗ്ലീഷ് വരി അതേപോലെ അമേരിക്കൻ പത്രത്തിലേക്ക് പകർത്തുമ്പോൾ അങ്ങക്ക് ദുഃഖം തോന്നുന്നില്ലേ സർ നമ്മുടെ നാടിനെതിരെ ഇവിടെ വന്ന് പ്രവർത്തിക്കാൻ അങ്ങക്ക് ദുഃഖം തോന്നുന്നില്ലേ അദ്ദേഹം പറഞ്ഞൊരു വരി എന്താണെന്നറിയോ എല്ലാവരും അറിയേണ്ട ഒരു വരി ഒരു ശാസ്ത്രമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഗോപാലകൃഷ്ണന്റെ വായിൽ നിന്ന് ഉത്തരവാദിത്വമില്ലാത്തൊരു വരി വരരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ടുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ് ആ ഡോക്ടർ മാത്യു പറഞ്ഞത് ഇങ്ങനെയൊക്കെ എഴുതിയാലേ അമേരിക്കയിലെ ക്രിസ്ത്യാനികളെ ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ അതേ മലയാള വരി ഇങ്ങനെയൊക്കെ എഴുതിയാലേ അമേരിക്കയിലെ ക്രിസ്ത്യാനികളെ ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ സത്യമല്ലാത്തത് പച്ച നുണ ഇന്ത്യയിൽ നടക്കാത്തത് ഇന്ത്യക്കെതിരെ ഇന്ത്യൻ രക്തമുള്ള ക്രിസ്ത്യാനികളിൽ ഒരു ഭാഗം അമേരിക്കയിൽ ചെന്ന് നടത്തുന്നു എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കാം വിൻസ്റ്റൺ ചർച്ചിലോ അദ്ദേഹമോ മറ്റോ ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിൽ പോയപ്പോൾ അമേരിക്കക്കാര് ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ കുറേ ചോദ്യം ചോദിച്ചു അതിനൊന്നും അദ്ദേഹം ഉത്തരം പറഞ്ഞില്ല അവസാനം പത്രക്കാർ ചോദിച്ചു ഈ ഇംഗ്ലണ്ടുകാര് ഇംഗ്ലണ്ടിൽ ഇരുന്ന് ഇംഗ്ലണ്ടിനെതിരെ ഭയങ്കരമായിട്ട് പ്രസ്താവനകൾ ഇറക്കും പക്ഷെ അവർ അമേരിക്കയിൽ വന്നാൽ ഒരക്ഷരം മിണ്ടില്ല ഇതെന്തൊരു ന്യായമാണ് അവർ പറഞ്ഞത് എന്താണെന്നറിയോ ഞങ്ങൾ ഇംഗ്ലണ്ടുകാര് ഇംഗ്ലണ്ടിനകത്ത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് ഞങ്ങളുടെ പ്രശ്നം അത് ഞങ്ങൾ അവിടെ പരിഹരിച്ചോളാം ഈ അമേരിക്കയിൽ വന്ന് പറയേണ്ട കാര്യം എന്തിരിക്കുന്നു ഞങ്ങളുടെ രാജ്യത്തിലെ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചോളാം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പലർക്കും അങ്ങനെ തോന്നിയിട്ടില്ല മക്കളെ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല പലർക്കും എന്തുകൊണ്ട് അത് തോന്നിയില്ല ഈ നാടിനെ കുറിച്ച് അഭിമാനമുണ്ടാക്കുന്ന ഒന്നും നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗുകാരും കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ക്രിസ്ത്യാനികളും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് അത് സംഭവിച്ചു നമ്മളെ പഠിക്കാൻ അനുവദിച്ചിട്ടില്ല ഈ നാടിനെ കുറിച്ച് അഭിമാനിക്കാൻ അനുവദിച്ചിട്ടില്ല ഈ നാട്ടിനകത്ത് എന്നും കുളം കുത്തണം ഇവിടെ പരസ്പരം അടിക്കണം ഹിന്ദുക്കൾ പരസ്പരം അടിക്കണം ഹിന്ദുവും മുസ്ലിമും പരസ്പരം അടിക്കണം മുസ്ലിമും ക്രിസ്ത്യാനിയും പരസ്പരം അടിക്കണം നമ്മളെല്ലാം അടിക്കുമ്പോൾ ഇതിൽ നിന്നെല്ലാം വലയിട്ട് മീൻ പിടിപ്പിക്കുന്ന മീൻ പിടിക്കുന്ന കുറെ ദുഷ്ടന്മാരുണ്ട് ആ ദുഷ്ടന്മാരാണ് നമ്മളെയെല്ലാം മാറ്റി നിർത്തിയിരിക്കുന്നത് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം അറിയണം ഭാരതത്തിന്റെ രക്തമാണ് ഭാരതത്തിന്റെ മുസ്ലിങ്ങൾക്കുള്ളത് ഭാരതത്തിലെ രക്തമാണ് ഭാരതത്തിലെ ക്രിസ്ത്യാനികൾക്കുള്ളത് ഈ നാടിൻ്റെ സർവതും അവരുടേതുമാണ് എന്ന് അവരെ ഒന്ന് ഓർമ്മിപ്പിക്കണം ഉയർത്തണം ഉണർത്തണം പലപ്പോഴും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ ഹിന്ദുക്കളുടെ ഈ ആചാരങ്ങളെ പുച്ഛിക്കാറുണ്ട് ഭാരതീയ സംസ്കൃതിയെ അവഹേളിക്കാറുണ്ട് അത്ഭുതം തോന്നാറുണ്ട് ഇവർക്കൊന്ന് താളുകൾ മറച്ചു നോക്കിക്കൂടെ എന്താ ഈ നാടിന്റെ സംസ്കൃതി ഏതായാലും ചെറിയൊരു മാറ്റമുണ്ട് എ കെ ജി സെന്ററിൽ രണ്ടാഴ്ച മുമ്പ് ഒരു സെമിനാർ നടന്നപ്പോൾ കേരളത്തിന് ഒരു പൈതൃകമുണ്ട് എന്ന് എ കെ ജി സെന്ററിൽ ആരോ ഒരു പേപ്പർ അവതരിപ്പിച്ചു സന്തോഷം അത്രയെങ്കിലും നമ്മൾ എത്തിയല്ലോ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് അൻപത്തെട്ട് വർഷം കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഒരു ശാസ്ത്ര പൈതൃകമുണ്ടെന്നും നമ്മുടെ കാൽക്കുലസും ജോമട്രിയും കണ്ടുപിടിച്ചത് കേരളീയരാണെന്നും ഒരു ഭട്ടതിരി എ കെ ജി സെന്ററിൽ അവതരിപ്പിച്ചപ്പോൾ അവിടെ കൂടിയിരുന്ന ബുദ്ധി ജീവികള് കൈയടിച്ച് പാസാക്കി അഞ്ചേ മുക്കാൽ പതിറ്റാണ്ട് കഴിഞ്ഞു ഭാരതം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നമ്മുടെ പൈതൃകം എന്താണെന്ന് പഠിച്ചില്ല ഇവിടെ ഉള്ളത് മൊത്തം വർഗീയം ഇവിടെ ഉള്ളത് മൊത്തം ദുരാചാരം ഇവിടെ ഉള്ളത് മൊത്തം മൊത്തം പ്രശ്നമുള്ളത് ദേശാഭിമാനി പത്രം എഴുതി ഭാരതത്തിലെ വേദം ഭാരതത്തിലെ യോഗ ഭാരതത്തിലെ തച്ചശാസ്ത്രം ഇതെല്ലാം ജർമ്മൻകാർ പേറ്റന്റ് ചെയ്യുന്നു ഭാരതത്തിലെ ഗോമൂത്രം വരെ പേറ്റന്റ് ചെയ്തു എന്തു തോന്നുന്നു ഇത്രയും കാലം പുച്ഛിച്ച് അവഹേളിച്ച് അപകീർത്തിപ്പെടുത്തിയത് മറ്റ് നാട്ടുകാർ പേറ്റന്റ് ചെയ്തോട്ടെ മക്കളെ നിങ്ങൾ എന്തിനു വിഷമിക്കണം നമ്മുടേതാണെന്ന് പറയാൻ ഇന്ന് വരെ പറ്റിയില്ലല്ലോ പിന്നെ എന്തിന് നിങ്ങൾ വിഷമിക്കണം എന്തിന് കരയണം എന്ന് ചോദിക്കണമെന്ന് എനിക്ക് തോന്നി ഈ കോട്ട മൈതാനിയില് അതിൻ്റെ കുറച്ച് ചിന്തകരെങ്കിലും ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഇവിടെ ഒന്ന് ആവർത്തിച്ചത് അതാണ് ഇനി എങ്ങനെ നിങ്ങൾ തിരുത്തും ഈ നാടിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരും മരിക്കുന്നത് വരെ ഗോപാലകൃഷ്ണൻ ഈ കർമ്മം ചെയ്യും അവസാനത്തെ ശ്വാസം ഒരു സ്റ്റേജിലിരുന്നായാലും ശരിയാണ് അത് ചെയ്യാതിരിക്കില്ല ഉറപ്പ ഈ നാട് മാറാതിരിക്കില്ല ആ നാടിനെ മാറ്റുന്ന കർത്തവ്യത്തില് എനിക്ക് ഡി വൈ എഫ് ഐക്കാരോടും സി പി ഐക്കാരോടും സി പി കാരോടും കോൺഗ്രസ് ഐ കോൺഗ്രസ് കോങ്കി അതിനോടും ഡിക്കിനോടും ഡി ഐ സി ഏതൊരെണ്ണം പുതിയതുണ്ടായിട്ടുണ്ട് ഇപ്പോ അത് അവരോടും ബി ജെ കാരോടും പറയാനുള്ളത് ഇതാണ് ഇനിയൊന്ന് നാട്ടിലേക്ക് തിരിച്ചു വരിക ഈ എഴുപത്തിനാല് എം എൽ എ സീറ്റും അഞ്ഞൂറ്റി നാൽപ്പത് എം പി സീറ്റിനും വേണ്ടി നാടിനെ ഇനി കരയിപ്പിക്കരുത് തൊള്ളായിരത്തിലധികം വർഷം വേദന അനുഭവിച്ച് കരഞ്ഞ ഒരു രാഷ്ട്രം ഇനി കരയാൻ അനുവദിക്കരുത് എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ രാഷ്ട്രം കരഞ്ഞ് കണ്ണീര് പറ്റിയ ഒരു രാഷ്ട്രമാണ് പൈതൃകത്തിന്റെ വേദനയും ഹിന്ദു അനുഭവിച്ച ദുഃഖവും എന്നൊരു പുസ്തകം അവിടെ ഉണ്ട് ആ പുസ്തകം ഒന്ന് വായിച്ചാൽ നിങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കില്ല ഉറപ്പ് അത്രയുമധികം വേദന എടുത്ത് ഒരു രാഷ്ട്രം ഇനി നിങ്ങൾ ഈ നാടിനെ ഉപദ്രവിക്കരുത് നിങ്ങൾ എന്തായാലും ഒരു കാര്യത്തിൽ നിങ്ങൾ മര്യാദയ്ക്ക് ചത്തുപോവില്ല ക്യാൻസർ വന്നോ ഹാർട്ട് അറ്റാക്ക് കൊണ്ടോ നിങ്ങൾ മരിക്കുള്ളൂ ഈ നാടിന്റെ ശാപം നിങ്ങൾക്ക് അത്രയുമുണ്ട് എന്തിനിനിയും തലയിലേൽക്കണം പരമപവിത്രമായ ഭാരതം എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ് ഇവിടുത്തെ ഹിന്ദുക്കള് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരാണ് എല്ലാവരുടെയും സുഖത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവര് ഒരിക്കലും ഞാൻ ആദ്യം പറഞ്ഞ വരി ആവർത്തിക്കുകയാണ് ഞാൻ മാത്രം നന്നാവണമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഒരു രാഷ്ട്രത്തിൽ ഈ നാടിന്റെ പൈതൃകത്തെ എന്തിനു അവഹേളിക്കണം എന്തിനു പുച്ഛിക്കണം നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പഠിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല അംഗീകരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല പ്രചരിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ല എങ്കിലും നിറഞ്ഞ ഹൃദയത്തോടു കൂടി ജനുവരി ഒന്നാം തീയതി സൂര്യൻ അസ്തമിക്കുന്ന വേളയിൽ പാലക്കാടിന്റെ കോട്ട മൈതാനിയിൽ ഒരു പ്രഭാഷണം നടത്താൻ ഭാഗ്യം കിട്ടിയ വേളയിൽ നിങ്ങളുടെ ഇരുപ്പ് കാണുമ്പോൾ നിങ്ങളുടെ മുഖഭാവം ഇവിടെ നിന്ന് അനുഭവിച്ചറിയുമ്പോൾ എനിക്ക് പറയാൻ ആഗ്രഹമുള്ളത് എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ എൻ്റെ രാഷ്ട്രത്തിലെ ജനങ്ങളെ നമ്മൾ പണ്ടൊരു പ്രതിജ്ഞ എടുക്കുമായിരുന്നു India is my motherland all Indians are my brothers and sisters കേരളത്തിൽ അത് മാറ്റി മുസ്ലിം ലീഗിന് വേണ്ടി അത് മാറ്റി എന്നിട്ട് എന്തു പറഞ്ഞു India is my country and all Indians are my brothers and sisters എന്ന് പറഞ്ഞു ഇന്ത്യ ഈസ് മൈ മദർലാൻഡ് എന്നുള്ളതിന് പകരം India is my country minimum grammar തെറ്റാണ് പറഞ്ഞത് ഗ്രാമർ തെറ്റുണ്ടതില് എന്താ കാരണം ഇന്ത്യ എൻ്റെ മാതൃഭൂമിയാണെങ്കിൽ മാത്രമേ ഭാരതീയർ എന്റെ സഹോദരി സഹോദരന്മാരാവുകയുള്ളൂ ഇന്ത്യ എൻ്റെ നാടാണെങ്കിൽ ഇന്ത്യക്കാരെൻ്റെ നാട്ടുകാരേ ആവുള്ളൂ സഹോദരി സഹോദരന്മാരാവില്ല സഹോദരി സഹോദരന്മാരാകണമെങ്കിൽ മാതൃഭൂമി എന്ന ബന്ധം വേണം എന്ത് നിങ്ങൾക്ക് നഷ്ടം മാതൃഭൂമി എന്ന് പറഞ്ഞാൽ മുസ്ലിമിന്റെ അള്ളാഹു ദേഷ്യപ്പെടുവോ എന്റെ മദർലാൻഡ് എന്ന് പറഞ്ഞാൽ അറേബ്യയിൽ ചെന്നിട്ട് ഇത് എന്റെ മദർലാൻഡ് ആണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അവർ തൂക്കിയെടുത്ത് അറബിക്കടലിൽ എറിയും നിങ്ങൾ മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഒരിക്കലും നിങ്ങൾ അവർ അംഗീകരിക്കില്ല നിങ്ങൾ എന്തെങ്കിലും ഞാൻ മുസ്ലിമാണ് ഞാൻ അവിടെ വന്നിട്ട് എന്ത് കുറ്റം ചെയ്താലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അറേബ്യയിൽ ഒരു കുറ്റം ചെയ്തു നോക്കുക ഹനീഫ കഴിഞ്ഞ ആഴ്ചയില് കേരളത്തിലെ ഹനീഫ കഴിഞ്ഞ ആഴ്ചയിൽ അയാൾക്ക് എന്താ സംഭവിച്ചത് വലത്തെ കണ്ണ് തുരന്നെടുത്തു സൗദി അറേബ്യയില് മലപ്പുറത്തെ ഹനീഫയ്ക്ക് സംഭവിച്ചതാണ് വലത്തെ കണ്ണ് അറേബ്യയിൽ കുറ്റം ചെയ്തതിന് തുരന്നെടുത്ത് അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്തു ഒരു ഫ്ലൈറ്റിൽ കയറ്റി ഈ ബോംബെയിൽ കൊണ്ടുവന്ന് ചവിട്ടി പുറത്താക്കി ഹിന്ദുവിനെ അല്ല മുസ്ലിമിനെ ആ സൗദി അറേബ്യയെ നിങ്ങൾക്ക് മദർലാൻഡ് എന്ന് പറയാൻ പറ്റുമോ ഇസ്രായേലിൽ ചെന്നിട്ട് ഇത് എന്റെ മദർലാൻഡ് ആണ് എന്നൊരു ക്രിസ്ത്യാനിക്ക് പറഞ്ഞാൽ അവർ പറയും അലയ്ക്ക് സുഖമില്ലെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിൽ പോയി കിടക്കാൻ പറയും ഉറപ്പാ ഈ നാട് മാത്രമേ നിങ്ങൾക്ക് മദർലാൻഡ് ഉള്ളൂ ഈ നാടിന്റെ രക്തമാണ് നിങ്ങളുടെ ശരീരത്തിലുള്ളത് ഈ നാടിന്റെ വെള്ളമാണ് നിങ്ങളുടെ ശരീരത്തിലെ പ്ലാസ്മയിലുള്ളത് ഒന്ന് ഓർക്കുക അഭിമാനത്തോടു കൂടി പറയുക പരമപവിത്രമായ ഭാരതത്തിന്റെ ചിന്താധാരകള് ഒരു പത്ത് ദിവസം പറഞ്ഞാലും തീരില്ല കുറച്ച് ഉദാഹരണങ്ങൾ തലങ്ങും വിലങ്ങും പറഞ്ഞു എന്ന് മാത്രം ഒരു ഓർഡറിൽ പറഞ്ഞതല്ല എന്താ ഓർഡർ ഇല്ലാതെ പറയാൻ കാരണം ഒരിക്കൽ സാമ്പാർ പറഞ്ഞു അപ്പുറത്ത് വട പറഞ്ഞു ഇപ്പുറത്ത് ദോശ പറഞ്ഞു നേരെ ഭഗവത്ഗീത പറഞ്ഞു വേദങ്ങൾ പറഞ്ഞു തച്ചുശാസ്ത്രം പറഞ്ഞു ജ്യോതിഷം പറഞ്ഞു ഭാരതീയ മഹത്വത്തിലെ മന്ത്രങ്ങൾ പറഞ്ഞു കാരണം ഏത് വിഷയം സ്പർശിച്ചാലും ആധുനിക ലോകത്തില് ഇരുപത്തൊന്നാം നൂറ്റാണ്ടില് രണ്ട് കയ്യും നീട്ടി സ്വീകരിക്കുന്ന നമ്മുടെ പൈതൃകം നമ്മൾ പഠിക്കണം പഠിപ്പിക്കണം ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്നത് മാത്രം പഠിക്കുക വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു നിങ്ങൾ ഏത് പാർട്ടിക്കാരാണെങ്കിലും ഏത് പാർട്ടിയുടെ ഓഫീസിൽ വന്നിട്ടും ക്ലാസ് എടുക്കാൻ തയ്യാറാണ് ഏത് പാർട്ടിയുടെ പ്ലീനത്തിൽ വന്നിട്ടും ക്ലാസ് എടുക്കാൻ തയ്യാറാണ് ഇനി ഗോപാലകൃഷ്ണൻ പറയുന്നതിൽ ഒരു തെറ്റുണ്ടെങ്കിൽ നോട്ട് തന്നിട്ട് സ്റ്റേജിൽ കയറി വെല്ലുവിളിക്കേണ്ട ആക്സസ് വന്നിട്ട് വെല്ലുവിളിക്ക തെറ്റുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ എൻ്റെ കഴുത്തിലിട്ടിരിക്കുന്ന പൂണൂല് അന്ന് ആ വ്യക്തിയുടെ കാലിൽ വെക്കാൻ തയ്യാറാണ് പിന്നെ ഞാൻ ഈ പ്രഭാഷണത്തിന് പോകുന്നില്ല എന്ന് പറയാൻ തയ്യാറാണ് ഒരു കാര്യം ഉറപ്പാ അത്രയും അധികം ഉജ്ജ്വലമായ ഒരു രാഷ്ട്രത്തിന്റെ പൈതൃകം പഠിക്കാൻ നമുക്ക് സാധിക്കണം പഠിപ്പിക്കാൻ ആവശ്യമായത് സർവ്വതും നിങ്ങളുടെ കാലിന്റെ മുമ്പിൽ എത്തിച്ചു തരാം doctor A P J Abdul Kalam ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് നല്ല ബന്ധമുണ്ട് അദ്ദേഹം പറഞ്ഞു I have got a project twenty twenty project രണ്ടായിരത്തി ഇരുപതില് ഭാരതത്തെ വികസിത രാഷ്ട്രമാക്കുക ഞാൻ അദ്ദേഹത്തിനോട് വെറുതെ പറഞ്ഞു sir we have got a project what is that project two thousand seven August പതിനഞ്ചിന് ഭാരത സ്വാതന്ത്ര്യത്തിന്റെ ഷഷ്ടിബ്ദ പൂർത്തിയാണ് ഭാരത സ്വാതന്ത്ര്യത്തിന്റെ അറുപതാം വാർഷികം പത്ത് കോടി ജനങ്ങളിലെങ്കിലും ഭാരതീയ സന്ദേശം എത്തിക്കാം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ ഒരു കാസറ്റിനും ഒരു സി ഡിക്കും ഒരു വി സി ഡിക്കും ഒന്നിനും കോപ്പി റൈറ്റ് ഇല്ല എത്ര കോപ്പി വേണമെങ്കിലും എടുത്ത് ലോകത്തിലെ ഏതെല്ലാം രാജ്യത്തിൽ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുമോ എത്തിക്കാം അതിന്റെ കോപ്പി എടുത്ത് വിറ്റ് അതിന്റെ പ്രോഫിറ്റ് കൊണ്ട് ഒരു വീട് വെക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഉദ്ഘാടനം ചെയ്യാൻ അടുത്ത പാലക്കാട് വിസിറ്റിൽ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാം എത്ര സാധിക്കുന്നു അത്രയും ചെയ്യാം ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രോപ്പർട്ടി അല്ല ഈ നാട്ടിലെ ഋഷിവര്യന്മാര് തപസ് ചെയ്ത് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് തന്നത് നമ്മൾ വെറും മൈക്രോഫോൺ അത് മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങൾ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മുസ്ലിമോ ആരുമാകട്ടെ ഭാരതീയനാണ് ഈ ഭാരതത്തെ വേദനിപ്പിക്കുന്ന ഒന്നും നിങ്ങൾ ചെയ്യരുത് ഐ ഐ എസ് സിയിലേക്ക് ഇടിച്ചു കയറി സ്റ്റെൻഗണ്ണ് കൊണ്ട് അടിച്ചപ്പോൾ ഓർക്കുക ഭാരതത്തിന്റെ നെഞ്ചാണ് പളർന്നത് പാർലമെന്റിനകത്ത് ഇടിച്ചു കയറി വെടിവെച്ചപ്പോൾ ലോക സമസ്ത സുഖിനോ ഭവന്തു അഹിംസ പരമോ ധർമ്മ എന്ന് പറഞ്ഞ രാഷ്ട്രം പ്രകമ്പനം കൊണ്ടു വിറച്ചു ഞങ്ങൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല ആരെയും നശിപ്പിച്ചിട്ടില്ല പിന്നെ എന്തിന് ഈ ഘോരകൃത്യം ചെയ്യുന്നു ഒരാളുടെ കൂട്ടത്തിലും ഒരു ദ്രോഹപ്രവർത്തിക്കും ഭാരതം നിന്നിട്ടില്ലല്ലോ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഭാരതീയരെ ഈ രാഷ്ട്രത്തെ നമുക്ക് ഉയർത്താം ഉദ്ധരേതാത്മനാത്മാനം ആത്മാനം അവസാദയേ ആത്മൈവ ഹി ആത്മനോ ബന്ധുവോ ആത്മൈവ രിപുരാത്മന ഓരോ ദിവസവും നമുക്ക് ഉയരാം നമ്മുടെ കുടുംബത്തെ ഉയർത്താം സമൂഹത്തെ ഉയർത്താം രാഷ്ട്രത്തെ ഉയർത്താം മറ്റുള്ളവർ എന്തു പറയുന്നു എന്ത് ചിന്തിക്കുന്നു എന്ത് കാണിക്കുന്നു എന്ത് പ്രവർത്തിക്കുന്നു it is none of our business നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ എന്ത് കേൾക്കുന്നു നമ്മൾ എന്ത് കാണുന്നു നമ്മൾ എന്ത് സംസാരിക്കുന്നു നമ്മൾ എന്ത് ചിന്തിക്കുന്നു നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു ഇതാവട്ടെ നമ്മുടെ ദൗത്യം ഈ നാടിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും ഉറപ്പ് ഇല്ലെങ്കിൽ ഇത്രയും അധികം സമയമൊന്നും അവിടെ ഒന്നും കസേരയില്ല പട്ടക്കാലിൽ നിൽക്കുകയാണ് അവര് എന്തുകൊണ്ട് അവര് നിൽക്കുന്നു സംഗീതമല്ല മിമിക്രി അല്ല ഡാൻസ് അല്ല ബാലയല്ല കച്ചേരി അല്ല എന്തുകൊണ്ട് അവർ നിൽക്കുന്നു ഒരു ഗോപാലകൃഷ്ണൻ പ്രസംഗിച്ചത് കൊണ്ടല്ല അവർ നിൽക്കുന്നത് ഹൃദയവും മനസ്സും മസ്തിഷ്കവുമായി ബന്ധമുള്ള ഒരു വിഷയമായതുകൊണ്ട് മാത്രമാണ് അവർ നിൽക്കുന്നത് നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും അധികം തണുത്ത കാറ്റടിച്ചിട്ടും ഉറക്കത്തിന്റെ ലക്ഷണം വരാതിരിക്കാൻ കാരണം ഒറ്റ കാരണം ഈ പരമപവിത്രമായ ഭാരതത്തിന്റെ മക്കളായി ജനിച്ച നിങ്ങൾക്ക് ഭാരതത്തിന്റെ മഹത്വം കേൾക്കുമ്പോൾ മനസ്സിനകത്ത് നിന്നുണ്ടാകുന്ന അസാധാരണമായ സംതൃപ്തി അതുണ്ടാകണം ഉയരണം നിങ്ങളുമായി ബന്ധപ്പെട്ടവരോട് തല ഉയർത്തിക്കൊണ്ട് പറയാം ഭാരതത്തെ ആരെങ്കിലും കളിയാക്കിയാൽ കൂട്ടത്തിൽ കളിയാക്കി ചിരിക്കരുത് ഭാരതത്തെ താഴ്ത്തിക്കെട്ടി സംസാരിച്ചാൽ നിങ്ങൾ അതിന്റെ കൂട്ടത്തിൽ ഇരിക്കരുത് ഭാരതത്തെ അവഹേളിക്കുമ്പോൾ ഓർമ്മിക്കുക നിങ്ങൾ നിങ്ങളുടെ മാതൃഭൂമിയെ അമ്മയെ അമ്മയ്ക്ക് സുഖമില്ലാതെ വരുമ്പോൾ ആരെങ്കിലും കളിയാക്കിയാൽ നിങ്ങൾക്ക് തോന്നുന്ന വേദന നിങ്ങളുടെ മാതൃഭൂമിയെ കളിയാക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നണം അതാണ് രാഷ്ട്രഭക്തി നമുക്ക് മറ്റൊന്നും ആവശ്യമില്ല നമുക്ക് ജന്മം നൽകി വളർത്തി വലുതാക്കിയ അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ആ പിറന്ന മാതൃഭൂമിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കർത്തവ്യം അതുപോലെ നമ്മുടെ പൈതൃകം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ദാനം ഇപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ഉജ്ജ്വലമായ കർമ്മബന്ധാവിലൂടെ ചരിക്കാൻ ജഗതീശ്വര ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും സംതൃപ്തമായ മനസ്സോടുകൂടി ഇവിടെ ഇരുന്ന എല്ലാവരോടും എനിക്കൊരു പ്രാർത്ഥന എന്നും പ്രാർത്ഥിക്കുക ചിന്തിക്കുക നിമിത്തമാത്രം മാത്രം ജഗതീശ്വരന്റെ കയ്യിൽ നമ്മളെല്ലാം ഒരു ഉപകരണം മാത്രം ജഗതീശ്വരന്റെ കയ്യിൽ നമ്മളെല്ലാം ഒരു ഉപകരണം മാത്രം ആ ഉപകരണമായിട്ട് എത്ര കാലം ഭൂമിയിൽ ജീവിക്കുന്നുവോ അത്രയും കാലം അവനവന്റെ മനസ്സിന് സന്തോഷം തരുന്നത് പ്രവർത്തിക്കുക ശരീരത്തിന് നന്മ തരുന്നത് പ്രവർത്തിക്കുക കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാം സമൂഹത്തിൽ നമുക്ക് ചുറ്റുമുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാം ഭാരതത്തിന്റെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കാം ഭാരതം നിങ്ങളെ അനുഗ്രഹിക്കാതിരിക്കില്ല ജനനീ ജന്മഭൂമിശ്ച സ്വർഗാത Indian institute of scientific heritage ഈ ദൗത്യം കഴിഞ്ഞ ആറു വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് പാലക്കാടിൽ നിന്ന് കിട്ടുന്ന അസാധാരണമായ അനുഗ്രഹം അതേപോലെ കണ്ണൂരിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം എത്ര എത്ര ക്ഷേത്രങ്ങളിലാണ് പല ക്ഷേത്രങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ് വളർത്തിക്കൊണ്ടുവരുന്നത് അവര് തന്നെ ഗോപാലകൃഷ്ണനെ ക്ഷണിക്കുന്നു ഒറ്റകളെ ഗോപാലകൃഷ്ണനെ കൊന്നില്ല അതാണ് എനിക്ക് അത്ഭുതം തോന്നാറുള്ളത് ഒരു പ്രശ്നവും ഇല്ലാതെ അവിടെ എല്ലാം പ്രഭാഷണം നടത്തി വരാൻ സാധിക്കുന്നു ഈ നാട് രാഷ്ട്രീയത്തിന് അതീതമാണ് മതത്തിന് അതീതമാണ് ഇടുങ്ങിയ ചിന്താധാരകൾക്ക് അതീതമാണ് ആയിരിക്കുക തന്നെ ചെയ്യണം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ ഈ ചെറിയ ദൗത്യത്തിൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോയ ഈ സന്ദേശങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ചിന്തിച്ച് പൂജാമുറിയിൽ ചെന്ന് പ്രതിജ്ഞ എടുക്കുക എൻ്റെ രാഷ്ട്രത്തെ ഞാൻ തിരിച്ചു കൊണ്ടുവരാം വരും ജഗതി ഈശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധ്യനായ ശങ്കരനാരായണന്റെയും അതുപോലെ തന്നെ ഹരിദാസാറിന്റെയും നിരന്തരമായ പ്രവർത്തനം അവരുടെ കൂട്ടത്തിൽ പ്രവർത്തിച്ച നൂറുകണക്കിന് വ്യക്തികളുടെ അക്ഷീണമായ പ്രയത്നമാണ് ഇന്നലെയും ഇന്നും ഈ പാലക്കാട് ജില്ലയിൽ നടന്ന പ്രഭാഷണങ്ങളും പരമ്പരകളും എല്ലാം അതിൽ വന്ന് അനുഗ്രഹിച്ച് പങ്കെടുത്ത എല്ലാവരോടും നിറഞ്ഞ ഹൃദയത്തോടു കൂടി ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് പ്രണാമം നമസ്കാരം